ألا إن حزب الشيطان أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون ശരിക്കും ഒന്ന് ചിന്തിക്കണേ ഫൗലായിക്ക് മഹല്ലദീൻ അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖിൻ ആയത്ത് ശരിക്കുള്ള തന്നെ അല്ലേ فأولئك الذين استهمد عليهم الشيطان فأنساهم ذكر الله ആയത്തിലുള്ള ആയത്താണെങ്കിൽ ذكر റഹ്മായി ആയിട്ടില്ല ഉലായിക്ക് ഹിസ്ബു ഷെയ്ത്തോൻ അല ഹിസ്ബു ഷെയ്ത്തോൻ അത് പറയാം അപ്പൊ ചുരുക്കത്തിൽ ആയിട്ട് വ്യക്തിഭാസാന്ന് വെക്കാനേ പറ്റുള്ളൂ ആയത്തായി എടുത്തു വെച്ചാണെങ്കിൽ റഹ്മാനൊന്നും താഴ്ത്തില്ല അയാൾ വല്ലതീ എതിഹറു അന്ന ആദാമിൽ വ്യക്തിഭാസിൽ ഖുർആാനി ഖുർആാനി ആ ഇക്തിബാസാണെന്ന് വെക്കലാണ് ലാഹിർ വൈല്ല പരീസത്തിൽ ഖുർആാനി കൗതുഹോ വിക്കിറു റഹ്മാൻ ഇസ്തഹമദ് അലഹിം ഷെയ്ത്തോൻ ഫാൻസാഹും റഹ്മാൻ എന്നൊരു ആയത്തി ഖുർആാനിയില്ല വ്യക്തിഭാഷ എന്ന് വെച്ചാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ല ഖുറാന്റെ ശൈലിയിൽ കൂടി നമ്മുടെ സംസാരം ഉണ്ടാക്കല് അപ്പൊ ഫൈക്കുത്തപ്പുമാൽ ഫുജാരി ഫുജാറിനോടൊപ്പം മോനെ റിക്കാർഡാക്കപ്പെട്ടു കല കല്ല ഇന്ന കിതാബൽ അത് സിജ്ജീൻ ഒപ്പിക്കാനാണ് മൂപ്പർ അവിടത്തേക്ക് എത്തിച്ചത് ഇങ്ങനെ മത്തിനെന്താ പറഞ്ഞു സിജ്ജീൻ കൊണ്ടപ്പോൾ കൊണ്ടപ്പോയിടുന്നില്ല പറഞ്ഞു സിജ്ജീനുമായി വർദ്ധിക്കാനാണ് മുമ്പ് ഉണ്ടാക്കി കല്ല ഇന്ന കിതാബൽ ഫുജാരി എടുത്തു വെച്ചത് എന്നിട്ട് ഫുജാറിനോടൊപ്പം കൂടും ഫുജാറിനൊപ്പം കൂടി അവർ സിജീനിൽ വായി ആ പല പിടിച്ചോണ്ടോ കൂടെ പോയണ്ട ബൈത്തില് ഈ സിജീനെ കണ്ടപ്പോ അതിനെന്താ ടോക്കിയത് കുട്ടിക്കൊത്ത് കല്ല എന്ന കിതാബ് ഫുജാറിലെ പി സിജി ഇവ സിജീനാന്ന് ഒപ്പിക്കാൻ ഫുജാറിലേക്ക് എത്തിച്ചു نسأل الله العصمة بمنه آمين ساعة يزول نعم وصم ساعة قاتول وهو ഈ സമാ എന്നുള്ളത് സുറൂർ സാറ്റിന് അല്പസമയത്തേക്കുള്ള സുറൂറാണ് യസൂലു അത് നീങ്ങിപ്പോകും ഞാൻ മാത്രമല്ല സുമ്മു സാറ്റിൻ ഒരു സാറ്റിലേക്കുള്ള സുമ്മുമാണ് കത്തൂലും കൊന്നുകളയുന്ന സുമ്മുമാകുന്നു ആർക്ക് ആര്യങ്ങളെ കൊള്ള ചേർത്തിട്ട് അത് സാഫിനികളെ കൊള്ള ചേർത്തിട്ട് അല്പമാവു ഫറോസാറ്റിൻ അല്പസമയത്തേക്കുള്ള പറഹ് സുമ്മ എതിഹബോ പിന്നെ പോയി പോകും എന്നല്ലേ പറയുന്നത് ഫവങ്കാന പറഹോമില്ലായി അപ്പൊരുത്തന്റെ സന്തോഷം അള്ളാഹുനെ കൊണ്ടാണെങ്കിൽ ഈതന സമറത്തഹൂമ അതിന്റെ കായി സമറത്തുമൻ പറിച്ചെടുക്കും വപ്പാത ബിമാരി കൊണ്ട് അവൻ വിജയിച്ചു വൻകാന പറഹുഹു ബിഹ തടി ഹബ കൊണ്ടാണ് ഒരുത്തന്റെ പറഹെങ്കിൽ അള്ളാഹുവിന്റെ കളബ് കൊണ്ട് മടങ്ങി വന്നു രണ്ടാമത് പദ്ധതി എന്ന് പറഞ്ഞു സുമ്മും താഴത്തിൻ കത്തൂലൂന്ന് കൊണ്ടുകളയുന്ന സുമ്മാൻ അതാ വഹുവായിലും സുമ്മും കാത്തിലും സുമ്മും കാത്തിലാണ് ആർക്ക് സുമ്മും കാത്തിൽ ഹവയിലേക്കും ബാത്തിലേക്കാണ് ഇവൻ ഇളക്കി വിടുന്നതെങ്കിൽ ആ താത്തിലാണല്ലോ ആള് പാലത്തുലമീറിയെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങള് സമായ കൊണ്ട് വളരെ പൂണ്ടുപിടിച്ചാലാ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് കാള ഊർ പറഞ്ഞു ഞാൻ അതേതോ ശരിയെന്നേ എവിടെയെങ്കിലും വളഞ്ഞു നിന്നിട്ട് ഈമത്ത് പറഞ്ഞേക്കാണ് കൈരല്ലേ അത് എന്ന് പറഞ്ഞു വളഞ്ഞു നിന്നിട്ട് ഈമത്ത് പറഞ്ഞേക്കാണ് കൈരല്ലേ അത് സ്വക്കാല അപ്പോൾ പറഞ്ഞു ഹൈ ഹാത്ത അങ്ങനെ അറിയാൻ പറ്റൂല ആരെ പറയുന്നത് അബുവാണത് മൂപ്പർക്ക് പിടിച്ചില്ല ഈ അബൽ കാസിമേ ഫിത്തമായി ശർവമിൻ കഥാകഥാസനത്തിന്റെ അകത്താപോണ് തമായിലുണ്ടാകുന്ന ഒരബദ്ധം തമായ കൊണ്ടെന്താക്കും മനുഷ്യനാണ് തടിമൃത അറിയിച്ചേക്കും അതുകൊണ്ടുള്ള അബദ്ധം ഇത്ര കൊല്ലം ദൈവത്ത് പറഞ്ഞതിനേക്കാണ് ശർറാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അതാണ് സമൂഹത്തിലാക്കുന്ന രീതി മൂപ്പർ കൊണ്ടാകുന്നത് ഈ ഇത്ര കൊല്ലം ദൈവത്ത് പറഞ്ഞാൽ കിട്ടാതെ ദൂഷ്യം അവിടെ വരും ഈ തമായിൽ കൂടി ഉണ്ടാകുന്ന ഒരു അബദ്ധത്തിൽ കൂടി വന്നേക്കാവുന്നുണ്ട് അപ്പോ നിങ്ങൾ വിചാരിച്ചാണൊക്കെ അത്ര ഹൈറായ സംഗതി അല്ലാന്ന് ഒമ്പിക്കണോന്ന് അല്ലേ കൊൽത്തു അപ്പൊ ഇവ ആറ് പറഞ്ഞത് ഇപ്പൊ ശരി നസറാബാദി പറഞ്ഞതോ അല്ല അബു അമർ പറഞ്ഞതോ അബു അമർ പറഞ്ഞ ശരിയാക്കാം എപ്പോ ആ കേട്ട ചെറുണ്ടല്ലോ ആ ചെറിനെ പിന്തുണ ജീവിക്കുന്ന ഭാഗത്തിൽ കൂടി ചെറാന്ന് പറയാം റീബത്ത് പറഞ്ഞാൽ പറഞ്ഞിളക്കിയില്ലേ അതിൽ ഇത്തിബ ഒരു ഇത്തില വരുന്നില്ലല്ല പറഞ്ഞിളക്കി ഒരു ചെറുത് കേട്ട് കേട്ട് ആ ചെറു നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ റീബത്ത് പറഞ്ഞാക്കാൻ എന്തായി ഇവിടെ മാർഗപ്രവർത്തനം സംഭവിച്ചു പ്രവർത്തനത്തിൽ കൂടി എന്നതിനകത്ത് ആര് വന്ന ശരിയായി അബു അമ്മ വന്ന ശരിയാണ് അല്ലെങ്കിൽ ഒരു പാട്ടിൽ കൂടി മാത്രം ചെറുത് കേട്ടുപോയതിനേക്കാൾ ഇത്ര കൊല്ലം അതിനേക്കാൾ ആ ഷെറാന്ന് പറഞ്ഞാൽ ശരിയാവില്ല അവിടെ റീബത്തിന്റെ മുന്നിൽ നിൽക്കും ഉണ്ടോ അപ്പൊ റീബത്തിന് ഹദ്ദില്ലല്ല നിങ്ങൾക്ക് ഹദ്ദുണ്ടല്ല കൊല്ലല്ലോ എറിഞ്ഞു കൊല്ലല്ലോ എന്തെല്ലാം ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ ചെന്തായി അപ്പൊ അവരല്ലഹു ഈ അബു അമ്ര പറഞ്ഞത് ഒരുപക്ഷെ ആകാം എങ്ങനാകാം ആ കേട്ട ചെറിനുടന്താക്കി സമാധിയിൽ കൂടി ഇക്കുക ചെയ്തവൻ ഇക്കുക ചെയ്യുമ്പോൾ വിവാഹ എടുത്തവടം പറഞ്ഞു എന്നാലും വെറും കേട്ടുപോയി എന്നൊരു കാരണത്തിന് വേണ്ടി കുറെ ഒരു കൊല്ലം നീമ്പത്ത് വന്നതിനേക്കാണ് ചെറു അത് അതിനുണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാവില്ല ഇത് യന്തിരുൽ ഹാരൂബിഹി സുമ്മായ വഹുവ സമാഹി അതായത് നല്ല പദ്യങ്ങൾ കേക്കലി കിയാസുൽ അക്കലി അക്കലിനെ മനസ്സിലാക്കാനുള്ള കിയാസാന്നാ പറയും ആക്കലിന് കൈറു എന്താക്കാ എന്താക്കാം വെറുതിരിക്കണ്ടി പിന്നെ നക്കാശുൽ കൊലു അതായത് ഹൃദയങ്ങളെ അത് മാറ്റുരച്ച് നോക്കുന്ന സാധനം ഇത് അതിന്റെ കാരണം എന്താ എന്തിരുൾ ഹാലു കൽബിലേക്ക് ഹാലിറങ്ങും ഈ സമാഴ കൊണ്ട് തുമ്മ യഹൂബം ഇതിനെ ചെയ്യും എന്നാ പറഞ്ഞു എല്ലാം പറയാം കൊടുത്തു അസ്തമാറോ മെറിയാറുണ്ട് പോവൽ ഖയാസുൽ അക്കരി എന്ന് പറഞ്ഞത് അക്കരികളെ ഒരു അടക്കല്ലാണ് എന്ത് വിഷയത്തിൽ ഹൈറോ ചെറോ ഈ അക്കലിലുള്ളത് അപ്പൊ പോകിൽ കാമില് ഫിൽ ഹൈർ അപ്പോൾ ഹൈറായ കാര്യങ്ങളിൽ കാമിലായ ഒരു മനുഷ്യനെ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും മിനൻ നാക്കസിഫി ഹൈറിൽ ചുരുങ്ങിപ്പോയ ആളെയും കിട്ടും ഹൈറിൽ കാമിലായ ആളാര് ഹൈറ് ചുരുങ്ങിയ ആളാര് വൽ കാമില ഫിറ്ററി ഷെറിൽ കാമിലായ ആളാര് ഇതിൽ മുത്തവസിത്തി ഷെറിൽ മുത്തവസിത്തായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ടാവും ഒരു ജബലമാണ് ഒരു കാറ്റും അയാളെ പുലുക്കൂല وترى الجبال تحسبها جامدة وهي تمر مر السحاب നാട്ടിൽ പോകില്ലേ പർവ്വതങ്ങൾ നിങ്ങൾക്ക് തോന്നും അത് ജാമിതായിട്ട് അങ്ങനെ നിശ്ചലമായി നിൽക്കുന്നുണ്ട് പക്ഷെ അതും സഹാബിനെ പോലെ നടക്കുന്നുണ്ട് എന്നാണ് പക്ഷേ അതിന്റെ വേഗത വളരെ ചെറിയതായതുകൊണ്ട് കാണില്ല എന്നേ ഉള്ളൂ ഏതോടെ മണിക്കൂർ സൂചി നോക്കിയാൽ നിങ്ങൾക്ക് സ്ഥാപിക്കായിരുന്നതായി തോന്നും പക്ഷെ തെക്കൻ സൂചി നടക്കുമ്പോൾ തന്നെ അതുകൊണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഡയൽ കൂടി കറങ്ങുന്നുണ്ട് പക്ഷെ കറക്കം മെല്ലനെ അതുകൊണ്ട് കാണുന്നില്ല ഇതേ മാതിരി നല്ല റാസിഖ ഒരു മനുഷ്യൻ സമാഴ് വന്നതിന് ഉള്ളിൽ നിന്നുണ്ടാവും എഫക്റ്റീവ് നടക്കുന്നുണ്ടാവും പുറമെ കൊടുക്കും നടക്കുന്ന അയാൾ ഈ ഗോഷ്ടികളൊന്നും കാണില്ല അതുകൊണ്ടാണ് ജനീദ് റബിയുള്ള ചോദിക്കപ്പെട്ടു മാലക്ക ഉണ്ടായി ഒരു കാലത്ത് നിങ്ങൾ സമാധി ചലിക്കൽ ചലനമുണ്ടാവാറുണ്ടല്ലോ വൽ ആനല്ല ഇന്നോട് ആലോചിക്കൈ ഒന്നും പ്രകടമാകുന്നില്ലല്ലോ അതിന് കാരണം പറഞ്ഞത് പക്കറ ആയ ഈ പറഞ്ഞ ആയത്താവതി വക്കറൽ ജിബാല ജാമില ജിബാല എനിക്ക് തോന്നുക ഞാൻ ജബലാണ് ജബൽ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും എഫക്ട് ചെയ്യുന്നില്ല പക്ഷെ ഒഴിത്തമ്മൂർക്ക് മറസഹ എഫക്ട് തുണി നടക്കുന്നുണ്ട് ഇസ്ലമിന് നടക്കുന്നുണ്ട് മനസ്സിലാക്കില്ല ഈ രണ്ടാമത്തെ ആളാരാ ബിൽ ഹൈറ ഹൈറൽ ചുരുങ്ങിയാണ് അതാരാ ബഹുബത് സാഹിബ് മാരിഫത്തിലേക്ക് എത്താതെ ബോധം സെയിൽ ചെയ്യുന്ന അവൻ ഇതാ സമിഅ അവനിക്ക് സമാ ഉണ്ടായാൽ തഹറക്ക വസവാലത വറക്കത്ത വസതഹ വരാൻ തുടങ്ങും വജിതിങ്ങിന് വരാൻ തുടങ്ങും റക്കസ് വരും സത്തഹ വരും പലതും വരും ഇതാക്കുമല്ലോ അപ്പൊ അത് പറ്റോ റക്കസ് അനുബന്ധി വൃത്തിയും വരുന്നുണ്ട് രീതി എങ്ങനെയാണ് വരുവോ ഫഹാദ ഇയാള് മകലൂബുൽ ലിൽഹാൽ ആടിന് മകലൂബായിക്കൊണ്ടാണ് ആയാക്ക് വിട്ടേച്ചു കൊടുക്കണം എന്ന് പറയും ലാത്തിന്നഹു എങ്കിലും ഈ അസറി റിജാലിന്റെ പിമ്പ പിങ്കാമിയാണ് ആരിൽ മകളൂബാണെന്നുള്ളൊരു കുഴപ്പം അയാൾക്ക് ഉണ്ടെങ്കിലും അയാളാരാ റിജാലിന്റെ പിങ്കാമിയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഭമന്താമ സൈറുഹു നാളെ സൈറുഹു ആ സൈറങ്ങട്ട് പൂർത്തിയമാക്കുന്ന വധുവിലേക്ക് എത്തും നക്കാമിലേക്ക് എത്തുമല്ലോ വസല ഇലാ മാ വസല ബിഹി ഗൈറുഹു മറ്റളത്തിലേക്ക് ഇനി ഇനി അത് വാക്കിണ്ട് കാമിനും ഫിഷറു വാക്കിണ്ട് അതാണ് ഫഹുവൽ മുൻഹമിക്കുഫിൽ വഫില വഫിലത്തിൽ പൂണ്ട് പിടിച്ച ആളാണ് കാമിനും ഫിഷറു ഇതാ സമയ അവനക്ക് സമാനുണ്ടായാൽ സമാനം ഉണ്ടായാൽ ആദ്യ ചെറുഹു ഓന്റെ ചെറുത ഇളക്കി പുറപ്പെടുന്നു നഫ്സ് അവനെ റാലിവാക്കി കളയും ഫിൽ അപ്പം തന്നെ നെഫ്സ് പിടികൂടും അലൈഹി ആ നെഫ്സിന് എന്തെല്ലാം സാധിക്കുമോ അതിനെ തന്നെ മുറികൂടും കാമനും ഫിഷറും കേൾക്കാൻ പാടില്ല എന്നാവരുത് നാല് വാമ്മൽ മുത്തവസി മുത്തവസിത്തു മാറുകയും ചെയ്യും ആ സമയത്ത് ഫൈല കാമസ് ജമഹ അതിന് അവിടുന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിക്കൂടെ നേരത്തെ പറഞ്ഞു മത്തശത്തെ തിരിഞ്ഞു ഇവനിക്ക് അപ്പം പിടികൊടുത്തില്ല മുത്തമസിക്കാരുണ്ട് ഫൈല കാമസ് അവർ ചെലമ്പിട്ട് പോയി കഴിഞ്ഞാൽ ജമഹത് നെഫ്സ് മോട്ട് കാട്ടി അടുത്തേക്ക് അവിടെ വെച്ച് എന്താണ് അടങ്ങിയത് അതുകൂടെ നടപ്പില്ലാത്ത അത് കിട്ടണമെന്നും പറഞ്ഞിട്ട് നെഫ്സ് പിടികൂടി പക്ഷെ ഇല്ല യസിമഹുല്ലാഹിക്ക് അല്ല കാക്കാൻ ഒരുകിയേ അതമ്മ വ്യത്യാസം കാമിനും പിശറ എപ്പം തന്നെ പൊടിയും കൂടി ആണെന്നല്ലോ ഓപ്പറാക്കി നടക്കും മറ്റേതാകുമ്പം അത് സമ്പാദിക്കാനുള്ള മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകും അപ്പൊ രണ്ടാക്ക് കേൾക്കാൻ രണ്ടാക്ക് കേട്ടൂടാ നിങ്ങൾ വന്നത് ചില പാട്ടുകളിൽ ആഹ്ലത്തിനെ ഓർപ്പിക്കുന്ന പാട്ടുണ്ട് പക്ഷെ പറഞ്ഞ ആ പെണ്ണിന്റെ ശബ്ദം കേൾക്കണ്ട അത് കത്തുന്നത് വെച്ചാൽ ആ മനുഷ്യനേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നു കഴിയുമല്ല ഇത് അരിച്ചാൽ മതി പാട്ടും വെച്ചിട്ട് മുട്ട് മാത്രം നോക്കി ഇത് മുട്ട് കെട്ടണമെങ്കിൽ ചിത്രത്തിലുണ്ടല്ലോ മുട്ടേടെന്നും താളത്തിൽ നിൽക്കുന്നുണ്ടാവും പാട്ടോ പാട്ടിന് അയ്യോ ചിന്തിക്കാതെ കണ്ട് മനസ്സിലൊക്കെ മാറ്റി അത് തന്നെ ജമ്യത്തോടൊപ്പം ശ്രദ്ധ വെച്ചാൽ ശ്രദ്ധ വെക്കലുണ്ട് അതുപോലെ ഈ കൂട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് തായ്ലാൻഡ് ഇപ്പോഴത്തെ പറഞ്ഞ കിയാസുല്ലാത്തിൽ നക്കാസുൽ കുറവെന്ന് കിയാസുല്ലാത്തിൽ പറഞ്ഞു കാമിന്റെ തിരി മറ്റേ തിരിഞ്ഞ് അർത്ഥമില്ല ഇനി കൽബിന് നക്കാസില്ല പറഞ്ഞ് അച്ഛമാവ് നക്കാസിൽ കൽബിന്റെ നെസ്സുസാഹിനുള്ളിൽ എന്താണെന്ന് പുറത്തെടുക്കുന്നത് കൽബിന്റെ ഉള്ളിൽ ഹൈറോ ചെറോ എന്താ ഉള്ളത് അതിനെ പുറത്തു കളിക്കും ഏതമാതിരി കമയ്യം കുസു അരൽമാർ വെള്ളത്തിന്റെ മാലി നഫ്സിനോരെ പോലെ ഫയ്യൊക്കെ വെള്ളം പുറത്തെടുത്തിട്ട് ഇൻകാന താഫിയ ശരിബ അത് പറ്റിയെങ്കിൽ കുടിക്കാം മുഹയ്യറാണെങ്കിൽ താറാഹ അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ മതി അതിന് കാരണം പറഞ്ഞതാ ഇത് ഹാലോ ബിഹി സമ്മയോബോ ഇതുകൊണ്ട് ഹാൽ ഇറങ്ങുകയും മടങ്ങുകയും ചെയ്യും إذ ينزل പറഞ്ഞു ഹൃദയത്തിലേക്ക് ആരങ്ങുകയും മടങ്ങുകയും ചെയ്യും അമ്മാഫിൽ കൽബി കൽബിൽ ഉള്ള എന്താണോ അതിനത് പുറത്തെടുക്കും ഉള്ളിൽ എന്ത് ഹാലാണ് ഇവർക്ക് ചൗക്കാണോ ബ്രസിലാണോ തറബാണോ എന്താ ഉള്ളത് ഷഹബത്താണ് എല്ലാം പൂർത്തിയായിരിക്കും റബ്ബാനിയൻ ആ ഹാല് ഒന്നിക്ക് റബ്ബാനിയായ ഹാലുമാകാം ശൈത്താനിയായ ബന്ധിച്ച ഹാലുമാകാം എന്നെന്ത് പുറത്തു വന്നാലും വൽ ജമീറും എല്ലാം യസൂന് വയദ്ദേഹം അതടക്കം മയക്കൂമ്പോൾ അത് നീങ്ങിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞത് ഇനി നോക്കാം നാലിന് മൂന്നിനെല്ലാം പറഞ്ഞത് വൈകാല റബ്ബാനിയൻ റബ്ബാനീയായ അസറാണ് അവിടെ കല്ലിലുണ്ടായതെങ്കിൽ അസറുഹോ അത് നീങ്ങിപ്പോയിട്ട് അസർ ബാക്കിയാകും എന്തിനാൽ കൊസുവറ് ഒമ്മദീനത്ത് സവാദറ് റുഹത് കൊസുലുകൾക്ക് മുതലായ അവിടെ ബാക്കിയാകും ഇത് കൂടി എന്ത് ചെയ്തു ഈ അസർ ബാക്കിയാകുന്നുണ്ടാവും റബ്ബാനിയായി വാദിച്ച് വന്നു കഴിഞ്ഞാൽ അത് ദിക്കിലും വരാം ദിക്കിറിൽ സക്കീനത്തിറങ്ങുന്നു പറഞ്ഞില്ല ഒരു ഹാലിൽ ദിക്കർ ചെല്ലുന്നതിന് മുമ്പ് ഇവര് നിങ്ങളെ ഒരുമിച്ച് കൂട്ടാനുള്ള വല്ലാത്ത ഏ ആ അത്യാഗ്രഹത്തിൽ നിൽക്കുന്നു തെക്കിന്റെ മതിലെത്തി തിരിഞ്ഞു നോക്കുമ്പോ എന്തിനാപ്പാ എത്ര നമ്പറുണ്ട് ഇങ്ങനെ അതിനെപ്പറ്റി പറയില്ല അപ്പൊ എന്തായി സുഹൃത്തിന്റെ വാരിത വന്ന കാരണത്താൽ ഹിർത്തിന്റെ പോയതാണ് ആരോ പകരം കൂട്ടാൻ കണക്കാക്കിയിട്ടുണ്ടാവും ശ്രദ്ധ കഴിഞ്ഞിട്ട് വേണ്ട പൊടികൊള്ളുന്നതാണ് ലോകം പ്രക്കാരന്റെ പോട്ട് ഇപ്പൊ ഇപ്രാവശ്യം വേണ്ടാവുന്ന അസുഖ് അപ്പൊ എന്തായി പ്രതികാര ബുദ്ധി എന്നുള്ള ഞാൻ ആകെ മാറിയിട്ട് ഞാൻ ആകെ വന്നതുകൊണ്ടാണ് ആ മനസ്സ് മാറിയത് ദോഷത്തിൽ മുങ്ങുന്നൊരു മനുഷ്യനാണെങ്കിൽ തോപാശിയാണ് അപ്പൊ ഇതൊന്നും അയാൾ പറ്റൂലെന്ന് തോന്നുമ്പോ തോമന്റെ വാരിത് ആ ദിക്കിൽ കൂടി വന്നതുകൊണ്ടാണ് അങ്ങനെ ഓരോരുത്തരും വരും വൈകാല ശൈത്താനിയോ നഫ്സാനിയോ ആണെങ്കിലോ ലംബ്യമുക്ക ഭാഗമോ അതിനുശേഷം ബാക്കി ആരുപോയല്ലോ ഇല്ലൽ കസ്വത്തോ വൽ ഹില്ലത്തോ വൽ ഹിറത്തോ വത്തമ മുതലായ അടവാക്കിയിരിക്കും വക്കീൽ ഹിക്കമിന് ബിനാത്തായില്ലാഹി റളിയല്ലാഹുവിനെ ഹിക്കമിൽ പറഞ്ഞിട്ടുണ്ട് ലാ തുലക്കിയന്ന വാരിദൻ ലാ തഅരിഫു സമറത്തഹു فليس المراد من السحابة الأمطار وإنما المراد منها وجود الأثمار الحكم العبارة നല്ലതായി കണക്കാക്കണ്ട വാരിദ് വാരിദിനെ വാരിദച്ചാൽ മുകളിൽ നിന്ന് കൺപിലേക്ക് വന്ന് പറയുന്ന സാധിച്ചാണോ വാരിതെന്ന് പറയും വാരിദു ഹവാസിൽ ഒന്നാണോ രണ്ടാണോ പണ്ട് ചർച്ച കഴിഞ്ഞു ആ വാരിദിന് നീ നല്ലതാണ് തീരുമാനിക്കാനായിട്ടില്ല എത്ര വരെ എങ്ങനത്തെ ആ താരത്ത് സമറത്തോ അതിന് സമറത്ത് അറിയപ്പെടുന്നില്ല ഈ വാരിദ് കൊണ്ട് എന്ത് സമറത്തുണ്ടായി നിങ്ങൾ കൂട്ടി പിടിച്ചിട്ട് വേണം നല്ലതോ ചീറ്റും തീരുമാനിക്കാം എന്റെ വെറും മാറി തീർത്തീന് നിങ്ങൾക്ക് എന്ത് നടക്കണ്ടായി അമ്മൂന്ന് നല്ലെന്ന് പറയാനായിട്ടില്ല ഇതുപോലെ ഒരു ചികിത്സയിൽ നന്നാക്കാനായിട്ടില്ല ഡോക്ടറിന് എന്തോ മാറ്റം കാണാത്ത നടത്തുകളോ എന്ന് പറഞ്ഞാൽ മതി സമർത്ഥമാണല്ലോ അതാണ് നമ്മൾ പറയിച്ചത് അതിന് ഒരു ഉദാഹരണ പറയുന്നു ഇവിടെ ഏതെല്ലുണ്ട് ഒരു വാരിതുമുണ്ട് സമരത്തുമുണ്ട് വാരിത് എന്നുള്ളത് മേഘത്തിന്റെ സ്ഥാനത്താണ് സമരത്ത് മഴന്റെ സ്ഥാനത്താണ് ഇവിടെ മേഘമുണ്ടാവലല്ല മേഘം കൊണ്ട് മഴ കിട്ടണം മഴ കിട്ടിയിട്ട് വേണമെന്നുണ്ടാണ് ഈ പറസിദ്ധി ഉണ്ടാകാൻ എന്ന് പറഞ്ഞ മഴയാണ് ഫലയിത്തൽ മുറാറുമിനെ സഹാബത്തി മേഘത്തിനാലുള്ള മുറാദല്ല അല്ലാം താറും മഴ ഉണ്ടാവില്ലല്ലോ വൈനമൽ മുറാദുമിന ഒഴിവുമില്ലമാർ ഫലം ഫലം കായ്ക്കണം എന്നതാണല്ലോ അതുകൊണ്ട് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇതാണ് മുറാദും അല്ലം മുറാദുമൻ മാല ഒരു കൂട്ടർ പറഞ്ഞതിന്റെ മുറാദ് മല്ല അനാമാക്കും എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ആ മായിണ്ടാവും ഒരു കൂട്ടർ പറഞ്ഞ വാക്കുകൾക്ക് എന്ന് പറഞ്ഞു മല്ലം അസ്തമാ സമാ ഒരുത്തിന് തെരുതിയത് ചെയ്തിട്ടില്ല ഇരുപത്തിയൊരു ദിയാദത്തമാ ഉണ്ടാവും അവന്റെ അടുക്കൽ ഇപ്പൊ ഉള്ള ഒന്നിന്റെ വ്യാപത്തിന് എന്താക്കില്ല ഫലം കിട്ടിയിട്ടില്ല ഒരു മാറ്റവും കിട്ടിയില്ല എന്നാൽ ആ നക്കസാകുന്നു അവനെ സംബന്ധിച്ചുള്ള സമാ നക്കസാണ് എന്ന് പറഞ്ഞതിന്റെ ഉപദേശം എന്താ വാരിതൊന്നും കിട്ടാത്തോണ്ട് ഒരു പാട്ട് കേട്ടണ് അതേപോലെ അരീതി കേട്ടണു മറ്റേ കേട്ടണു അങ്ങനെ പിരിഞ്ഞു പോയി പാട്ടിനോട് മാത്രമല്ല എല്ലാത്തിനും വരും ഒരു ഹരീത്ത് കേട്ടാൽ അതിൽ നിന്നൊരു ബാധ്യത വരും ലകൽ തിരിയും അപ്പൊ ആരെങ്കിലും കേട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മാറ്റം ഉണ്ടായിരുന്നോ ഓർക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്നാ നല്ല ആള് കേട്ടു കേട്ടന്റെ പോലീസാന്ന് പറയാൻ മാത്രം കുട്ടി കൊച്ചിക്കാരായിട്ടില്ല എന്നാ പറയും അതിന്റെ ദാത്തിന് വേണ്ടിട്ടല്ല മുറാദാക്കപ്പെടുന്നത് ഭയങ്കരമായ വാരിതുകൊണ്ട് എന്ത് സമരത്തുണ്ടായി എന്നതാണ് അവിടെ മുറാദ് കഷ്ടപാട് എനിക്ക് മാനസികമായ വിവർത്തനം വന്നിട്ടുണ്ട് കൊന്നിരിക്കുന്നതൊക്കെ അതിലിപ്പം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇപ്പോൾ ഇതിന് സാധനം വാങ്ങി ഇവിടെ കച്ചവടം ഉണ്ടോ എന്ന് ചോദിച്ചു താഴത്താണ് ഇപ്പൊ ചോദ്യം സാധനം വാങ്ങി ബില്ലും മുറിച്ച് പൈസയും അടച്ചിട്ട് വയ്ക്കുന്നതല്ല ഇവിടെ കച്ചവടം തുടങ്ങിയിട്ടുണ്ടാ അതിലിപ്പം പറഞ്ഞു തീർന്നത് അള്ളാഹു താല റബ്ബാനിയായ ഹാലിനെ മുപ്പത് ഉപമിക്കുകയാണ് ബിൽ മഫറിന്നാസിൽ ഫി ഉസൂലി ശജരി. ഒരു മരത്തിന്റെ ചുവടിൽ ഒഴിക്കുന്ന മഴ പോലെ ഉപയോഗിച്ചിരിക്കുന്നു കമാത്തക്കത്തം ഇപ്പല്ലേ ഹിക്കമിൽ പറഞ്ഞല്ലോ അതേ മാറ്റം ഫിൽ ഹിക്കമിൽ وقال لا وليس المراد من الصحابة الأمصار لا وقال وآثاره في عرصات القلب قلب في الغصن القويم الرطب സമാഇന്റെ ആസാറുകൾ കൽബാകുന്ന പൂന്തോട്ടത്തിൽ മുറ്റത്തിൽ കൽമബിലി ഒരു മഴ പെയ്ത പോലെയാണ് ആരെ സംബന്ധിച്ച് ഫിൽ ഹുസ്നിൽ ഖവീം റസീബി പച്ച മരത്തിന്റെ കൊള്ളിക്ക് പച്ച മരത്തിന്റെ കൊള്ളിക്ക് വെള്ളം വീശിയാൽ എന്തായാലും മഴ പെയ്താൽ നല്ലോണം മുളക്കും ഇതേമാതിരി കൽബാകുന്ന അറസാത്തിൽ ഇതിൽ അസുർ പതിക്കും ഇതാ, അൽ ജമ്മാണത് എന്താ അറസത്ത് വകുവൽ മക്കളാണല്ലോ ഒരു വിശാലമായ സ്ഥലം അല്ലതീ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന വിശാലമായ വീരാനീനാണ് അർത്ഥം കന്നാദി ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ സാറ്റിൽ എല്ലാ തടസ്സങ്ങളെ പലതരത്തിലുള്ള ശൂലത തൊട്ടും ഭാര്യകായ കൽബിന്റെ വിശാലതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിശാലമായ ആ മരുഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നു അതിനോട് ഭമിച്ചു അറാദ മൂപ്പർ പറയുന്നത് അതിന്റെ ആസാറുകൾ ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട് ഇടുന്നുണ്ട് ആര് ആരിഫീങ്ങളുടെ കൽബിരി എങ്ങനത്തെ കുലൂബ് അൽ മുത്തഹറത്തി പരിശുദ്ധമാക്കപ്പെട്ട കൽബ് എന്തിനെ തൊട്ട് പരിശുദ്ധം തടി കത്തറിയെ തൊട്ട് അൽ അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കളെ സ്നേഹിക്കലിനെ തൊട്ട് പായകായ കൽബ് ആ കൽബിനെ സമാനൽ തീർക്കും ഏതുപോലെ കമായ മാത്രവും ശക്തിയായ മഴ ഇവിടെ ഉപേക്ഷിക്കുന്നത് പോലെ ആധാറവോ അതിന്റെ ആസാറിന് നല്ല കവിന്ന് നേരെയെങ്കിലും വേരോതിരി നിൽക്കുന്ന ഒരു മരം ആ മരത്തിന്റെ കൊമ്പിൽ പച്ചക്കൊമ്പ് ഉണങ്ങിയിട്ടില്ല വേരോതിരി കൂന്നിയിട്ടുണ്ട് വെള്ളം വിച്ചാരം ഉണ്ടാവും അവിടെ സ്ഥിതി ഉണ്ടാവും എന്താ അവിടെ സ്ഥിതി ഉണ്ടാകുന്നത് ആസാറ് ഒന്ന് ദഹുർ അമ്പത് ആദ്യമായി പുഷ്പിക്കല് വല്ലാത്തത് രണ്ടാമത് രണ്ടാമതായിട്ട് കായികിന് ഉറച്ചു വരുത്തി പത്തിമാറ് സാറ് മൂന്നാമത് പഴമായി രൂപാന്തരപ്പെടുന്നു അപ്പൊ ഈ തോട്ടത്തിൽ നീച്ച് മസറ കൊണ്ടുള്ള ഉദ്ദേശം എന്തല്ല നുസൂലു അതിങ്ങനെ വിളണമെന്നല്ല ഉദ്ദേശം പഴങ്ങളാൽ എന്തുണ്ടായിത്തീരുന്നു അതാണ് ഇവിടെ മുറാദ് എന്ന് പറഞ്ഞ മാതിരി ചമ്മായ കൊണ്ട് പുരോഗിലുണ്ടാകുന്ന ആസാറാണ് മുറാദാക്കേണ്ടത് ആ ശരി സവാന്റെ അവസരത്തിലുള്ള ആദാബ് പറയട്ടെ ഉമ്മത്തര മൊത്തത്തിലുള്ള ഇൽജില്ല ആദാബ് പറയും വലായ ജോസു സമാന്റെ നേരത്തെ അഥവാ ഈ കലാമ് ഇട്ടുകൊടുക്കുന്ന അവസരത്തിൽ തക്കന്റെ പാടില്ല മറ്റുള്ളവർ സംസാരിക്കാൻ പാടില്ല അടങ്ങി ഒരു നീ കേട്ടോളണോ ശ്രദ്ധ വെച്ച് കേട്ടോളണം സംസാരം പറ്റൂല സംസാരിച്ചാൽ അപ്പൊ സംസാരം സംസാരം നിർത്തിക്കൂടാം എല്ലാം ഉണ്ടല്ലോ എന്ന് പറയും എനിക്ക് എല്ലാം എന്നാണ് ഉണ്ടല്ല പറയും നമുക്ക് ആധിപത്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പരിപാടി ഇതിനെ തൊട്ട് ഒരു അശ്രദ്ധ പ്രകടിപ്പിക്കലുണ്ടല്ലോ ഇത് വേണ്ടാന്ന് നോക്കിയ രീതി ഒരു ഒരു അവഗണന അതും പാടില്ല വളർത്തവസ്തുമോ വളർത്തവസ്തുമോ ചിരിക്കലും പറ്റൂല അത് അതിനുള്ളുണ്ട് അപ്പൊ ചിരി പറ്റൂല ഇതിന് അശ്രദ്ധമാക്കി വിടവും പറ്റൂല സംസാരിക്കലും പറ്റൂല വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേട്ടോളം എന്നാവും പറയുന്നത് ശരിയാണ് ഓർമ്മിച്ചിരിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ അത് വെക്കാൻ വേണ്ടി ദിവസം മുതൽ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തെല്ലാം പാടില്ലാത്തത് തക്കല്ലുമല്ലേ എന്താ തക്കല്ലും പറ്റൂലാണ് ആരിഫീനിൽ അടുക്കല് ഈ സമാണ്ടല്ലോ മഹല്ലുൽ മജിദി വൽ ഹുമ്ര നല്ല കൽബിന് ആവേശവും ഹുമ്രത്തും ഉണ്ടാക്കാനാണ് മഹല്ലാണ് അവിടെ കലാമുട്ട് ആ തജ്വീസ് വെട്ടിക്കളയും വൽ കലാമു വിശ്വസിച്ചു കൽബ വൈദ്യുതോമിനുള്ള ഹലറ ഹലറത്തിനെ തൊട്ട് അകറ്റിക്കളിയും ശിവിശാക്കി അവിടെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് തജ്വീസാക്കണ്ടാണ് എന്തിനാ പറഞ്ഞത് ഇപ്പൊ സംസാരം അങ്ങാടി കച്ചവടം തിരിച്ചു പറയുന്ന പള്ളിക്കുള്ളിൽ നടക്കരുത് എത്തുമെന്ന് പറഞ്ഞ് വില മുറിക്കുന്ന പള്ളിനുള്ളിൽ നിന്നാണ് ഞാനെത്തുന്നു തോട്ടമെന്ന് കഷ്ടം പറഞ്ഞുകൊണ്ട് വരുമോ ഇത് പുറത്തു തീരുമാനിക്കുന്നതെന്ന് പള്ളിനുള്ളിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കലും പള്ളിനുള്ളിൽ നിന്ന് അതെന്താ പറഞ്ഞത് അന്നാണ് എനിക്ക് മറക്കത്ത് ചെയ്യാണ്ട് കിട്ടുമെന്ന് ലേഖനം ചെയ്യണം ഒരു മുസ്ലിമിനോട് ലേഖനം ചെയ്യാൻ വേണ്ടിയുള്ള ആർക്കാണെങ്കിൽ അത്ര അറിയാൻ കറയാണക്കിലെടുക്കുന്നത് പിന്നെ വയത്തെലിഫു എന്നാണുള്ളത് തെലിഫു എന്ന് പറഞ്ഞത് അത് ഇബാർത്ത് പരിഹരിക്കും വയൽ സിത്തു അനിൽ ഹക്കീക്കത്തി ഹക്കീക്കത്തിനെ തൊട്ടെന്താ അത് മുഖം തിരിപ്പിച്ചു കളയും ഈ തൽഫിത്തിന് അമ്മാവതിനാണ് വ്യാപാരം എന്ന് പറഞ്ഞില്ല അപ്പത്തെയാണ് ഇടപെടുന്നത് ഇടക്കലും പറഞ്ഞു സംസാരത്തായിട്ട് മുഖത്തില്ലേ അതുകൊണ്ട് പല വാജിബ് തക്കല്ലിമൻ ഒഴിവാക്കൽ വാജിബാണ് ആർക്ക് കൽബിന് അത് അത് കൽബിന് ചിമുറുണ്ടാക്കണമെന്ന ബുദ്ധി എന്ന സംസാരം ഒഴിവായിക്കൊള്ളു എല്ലാം ബുറ പറഞ്ഞോട്ട് നമ്മൾ നമ്മളെ കാര്യം എന്നൊക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല ആരിഫീകൾക്ക് ഇപ്പൊ പറഞ്ഞത് ആരിഫീങ്ങളുടെ എല്ലാ തിടക്കിലും റുക്സത്തും സംസാരം ഒരു റുക്സയാണ് ആരിഫല്ലാത്താക്ക് എത്രത്തോളം പ്രസിദ്ധിയില്ലല്ല അതുകൊണ്ടാണല്ലോ കൂടുതൽ കൊച്ചുകളോടുകൂടി നിൽക്കിരിക്കുന്ന ഒരാടത്തിൽ സംസാരിക്കൽ വളരെ പോലെ വന്നു അതുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് അവന്റെ വളരെ നിർമ്മിച്ചുണ്ടാക്കിയ കൊസുവിന് ഓട്ടം വരുത്തു അള്ളാഹുവിന്റെ അളമത്തിന് ഇങ്ങനെ ചിന്തിക്കുന്നു ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചൊരു സ്ഥാനത്ത് ജമ്മിലെ കഷ്ടം കൊടുത്ത ഒറ്റ ഒരു ഒരു കുഴപ്പം വലിയ ഗൗരവണ്ണം അതേ അവസരത്തിൽ അരവരാതിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവന്റെ മുന്നിൽ എത്ര അവസാനം അത് ഉച്ചയാണല്ലോ നമ്മുടെ സംസാരം കൊണ്ട് അവനിക്കാറ്റും പ്രത്യേകം കോട്ടം വരുന്നില്ല അതെന്താ അവന്റെ അത് ബാസിലിന്റെ റുത്തുബിയോട് ബാസിലിന്റെ റുത്തുബിയോട് ഏകദേശം കരീബാണ് അപ്പൊ പകല്ലു ശൈൻ ഇറുദ്ദുഹോ ഇലയിൽ ചെറിയ ചെയ്യുണ്ടാക്കും ബാത്തിന്റെ കടത്തിച്ചോളി എന്ന് പറയും മറ്റൊരാൾക്ക് ചെറു പറഞ്ഞാലും ആര സുലമി റബിയെന്ന് പറയുന്ന വസ്തുക്കോണും അമൂറിൽ കൽബി വജന്തുൽ ഹമ്മി വൽ മുഖൂഫൽ മുൻസിദീന ഔല അടങ്ങി ഒതുങ്ങിക്കരി ഒന്നൂറൽ കൽബ് ഹമ്മിനെ ഒരുമിച്ച് കൂട്ടൽ ജമാക്കടി മുൻസിദീകൾ പറയുന്ന വാക്കിലേക്ക് ചെറുത ഒതുപ്പിക്കൽ ഇൻഷാദ് ചെയ്യുന്നതാണ് അത് ഔലയാണ് എന്തിനേക്കാൾ ഉദാഹരണത്തി വേറെ സംസ്ഥാനങ്ങളിലേക്ക് തന്നെയാക്കാൻ ഔലയാകുന്നു അള്ളാഹിന്റെ മുമ്പിൽ ഇസ്തിക്കാനത്ത് വെളിപ്പെടുത്താനും അഹബാലുകൾക്ക് വേണ്ടി കൽബിന് സംഖ്യം ചെയ്യാനുള്ള ഒരു മഹല്ലാണ് ഇത് അവസരം അപ്പൊ വേറെ ഒന്ന് കടത്തിക്കൂട്ടൽ പാടില്ല വൽ ഹുദുബു വൽ ഇൻസാത്തു ശരീരം അടങ്ങല് ഇൻസാദ് ചെവിലാത്തി കേൾക്കലും ആദാബിൽ മുസ്തമീൻ കേൾക്കുന്നവരുടെ ആദാബിൽപ്പെട്ടതാകുന്നു ഇപ്പൊ കളിയാക്കലി തോണ്ടല് മുടിക്കല് വേറെ സംസാരത്തിലേക്ക് ഏർപ്പെ ഒന്നും പറ്റൂല കളന്നാഥന പലമ്മ ഹണറു കാലു അൻസിത്തൂന്നാവരുത് ആരുടെ അവർ ഹണറായപ്പോൾ അൻസിത്തൂൻ എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുകയും എന്ന് പറഞ്ഞു ഖുർആാനിൽ وخشعت الأصوات للرحمن ولا تسمع إلا همسا റഹ്മാനായ അള്ളാഹുവിന് വേണ്ടി എല്ലാ ശബ്ദങ്ങളും ഹാഷിയായിരിക്കുന്നു അടങ്ങിപ്പോയിരിക്കുന്നു അതുകൊണ്ട് ചെറിയ നേരിയ ഹംസ് എന്ന് വെച്ചാൽ നാമം എന്ന് വെച്ചാൽ ഇത് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ലല്ലേ അതല്ലാത്ത ഓർമ്മ കേൾക്കൂല ഇത്ര നടക്കം വന്നില്ല അമ്മ കൽബിന്റെ ഹമ്മെന്ന് പറയില്ലേ ചെറുതോക്കേണ്ട കാര്യം കൽബിന്റെ കത്തിനല്ല ഹമ്മെന്ന് പറയും ആ അങ്ങനെ നടക്കൂലല്ല ഇന്ന് കേക്കലല്ല കവലത്തിൽ ഇങ്ങനെ കേക്കലാണ് നടക്കുമ്പോ കാലത്തേക്കാണ് നടക്കണം അവസ്ഥനും വലിയ ചെറിയ പതിഞ്ഞ ശബ്ദത്തിനും പറയുന്നുണ്ടല്ലോ പിന്നെ തലാഹി പാടില്ല എന്നാ പറഞ്ഞത് ഒരു അവഗണന വാമത്തലാഹിയെന്നു അതിനെ തൊട്ടിട്ട് അശ്രദ്ധ പ്രകടിപ്പിക്കൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നാണ് അറിയിക്കുന്നത് നിങ്ങൾ പ്രശ്നം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടെങ്കിൽ താല്പര്യം എന്താ നമുക്ക് പറയാനും താല്പര്യമില്ല എന്ന് നമ്മൾ പ്രശ്നം കേട്ട് നിർത്തിക്കളഞ്ഞില്ല നെഞ്ചിരത്തി തമ്പി കൽബിന്റെ വാസൽ കൂടി ഉലർക്കാൻ നിങ്ങളിതിനോട് ഒരേ താല്പര്യമില്ല അതാണ് അടത്തിന് സന്നദ്ധിക്കരിക്കലേ ബലങ്ങനെ കടത്തലി നിന്ന് എണീച്ചു പോക്ക് മുറാദു ഓൻക്കുള്ള മുറാദ് റാഹത്തു നഫ്സി നഫ്സിന്റെ കുറച്ച് റാഹത്ത് കിട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ നമുക്ക് ഒഴിവില്ല എന്നാണ് ആ അവരനെ അറിയിക്കുന്നത് അത് പഠിക്കുന്നതുകൊണ്ട് വിഷയം പറയാൻ പാടില്ല വിഷയം പറയുകയാണെങ്കിൽ അവഗണിക്കാനും പാടില്ല വൽ ഈ പുറജത്തുനിന്ന് അതിലൊഴിഞ്ഞു മാറ്റം തലാഹി അവഗണന യക്കോണ് ഇൽത്തിഫാത്തി അല്ലെങ്കിൽ കൽവ് കൽവ് കൊണ്ട് ഇൽത്തിഫാസ് കൊണ്ടും ഉണ്ടാകാം ബദന് കൊണ്ടുള്ള ഇൽത്തിഫാസും ഉണ്ടാകാം അതാ ബദനോട് ജോലിയായി എന്നുവെച്ചാൽ ബദനടുത്തന്നുണ്ട് എന്നുവെച്ചാൽ കൽബാടല്ല അങ്ങനെയാകാം അതുകൊണ്ട് തന്നെ ചിലപ്പോ ബദന് കൊണ്ടും കൽബ് കൊണ്ടും അതും ഉണ്ടാകാം മകനോടുകൂടി പോയി അന്ന് പോയിട്ട് ശരീരം കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് കേൾക്കുകയാണെങ്കിൽ അങ്ങനെയും കേൾക്കാല ഒന്നും കേൾക്കുന്നുണ്ടല്ല അതൊക്കെ കൂലി കൂടി വേറെ അതിന്റെ അദ്ദേഹത്തിന് അത് തപ്പനാണെങ്കിൽ മുതലൊക്കെ പറയുന്ന ആദ്യം വെച്ച് എനിക്ക് തപ്പനാളെ കണ്ടാൽ ഞാൻ വരുള്ളൂ ആയിക്കോട്ടെ നമുക്ക് ഏതെങ്കിലും ഉദ്ദേശം നമുക്ക് ഒറ്റ ആളോട്ടാലും മതിയില്ല നമ്മളിപ്പോ പത്താണ്ടായ ഇത് ഇത്തിരി അധികം പറഞ്ഞില്ലേ അതൊക്കെ മൈക്കാതി അധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തപ്പനാളോണം മൂന്ന് മൂന്ന് ആറിന് എട്ടാറ് എട്ടാറുടെ മതിലെത്തി ഒന്നര മണിക്കൂർ വരുമ്പോൾ നാട്ടിലെ അതെ അന്നായിരുന്നു സ്ഥലത്തിലായില്ല സ്ഥലത്തിലായില്ല ഉണ്ടാ ഒരാളുണ്ടാ അത് പൈനത്തി ഇതാത്തല്ലതവി അത് അതത് കടാലുണ്ട് ഇനി പൈൻ നടമ്പോ ഒരാൾക്ക് ചീജകത്ത് വന്നുപോയി അതെന്താ വേണ്ടി കറഞ്ഞ ഉടനെ പുറത്തു പോകണം ചിറ്റരെ വിറ്റതിൽ ഉടനെ പുറത്തുപോയിക്കൂട വൈല്ല ഓ പുറത്ത് പോകുന്നില്ല ഓക്കെ ജപിച്ച് പുറത്താക്കണം ഓ തോന്നില്ല ഓനെ പായിക്കണം എന്നാണ് ആ കുടിച്ചിട്ട് പുറത്താക്കും അതെ കാണാത്ത കാണുന്നുണ്ടോ ആശങ്ക കാണുന്നു തീരുമാനം തോന്നുന്നു നീറണമെന്ന് പറയുന്നു വലായിരിത്തു വലായഹ്നൂറും മജിലിസ തമാലിന്റെ മജിലിസ് ഇരിക്കാൻ പാടില്ല ആ എത്തപത്തമോ ആ എത്തലാഹ തമാശാക്കുന്നവരോ ശരിക്കും നിർവഹിക്കാൻ പാടില്ല ഹസീബ് പറ്റി പറയപ്പെടുന്നു അന്നഹു അഹമ്മദ് ബിൻ എന്റെ ശൈഖുണ്ടായിരുന്ന അഹമ്മദ് ബിൻ യഹിയ അവരോടൊപ്പം ഞാൻ പങ്കെടുത്തു എന്തിനെ ഒരു സമായിന് വേണ്ടി പങ്കെടുത്തു കേൾക്കാൻ പോയി എവിടെ ബി ബുഷറാൻ എന്ന സ്ഥലത്ത് അവിടെ ഇസ്മു മോബീൻ അത് സ്ഥലത്തിന്റെ പേരാ കേട്ടാ അങ്ങനെ പത്തഫീഹ അവിടെ വെച്ച് ഒത്തുകൂടി എന്താണെന്നറിയോ സമാ മബീൻ ഒരു വലിയൊരു ജനക്കൂട്ടത്തിന്റെ സമാ നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് താപ വക്തു ഷെയ്ഖി ഷെയ്ഖിന്റെ വക്കത്തിന് നല്ല ഉഷാർ വന്നു അവരുടെ അഹമ്മദ് ബിൻ അയ്യാന്റെ ഉപ സമാജത ഭൂപമുണ്ടാക്കിയപ്പോൾ പ്രകടമാക്കുകയും മതാർ അവിടെ ചുറ്റിക്കറങ്ങുകയും ചെയ്തു ഇത് കണ്ടപ്പോ മറ അഭിഷ്ടയില്ല ആൾ ചിരിക്കാൻ തുടങ്ങി ശേഷിന്റെ കളി കണ്ടപ്പോ വക്കാരത്തി ലപ്പത്തീന ആളെ ലപ്പത്തുനിന്നായിരിക്കും എന്ന് ചിന്തിക്കാനുണ്ട് ഏതായാലും ആ പരിസരത്തുണ്ട് എന്ന് വെക്കാം ഇത് നമ്മളെ പരിസരത്തുണ്ടായി എന്ത് കോമുമ്മിന്റെ അഭിരായത്തിന് ദുഞ്ഞാവിന്റെ ആലപ്പെട്ട കുറച്ച് ജനങ്ങൾ അറിയിക്കുന്നുണ്ട് തമസ്സമ വാഹിദം മിന്നു ആ കൂട്ടത്തിൽ പെട്ട ഒരാൾ ചിരിച്ചു പറഞ്ഞു ചിരിച്ചപ്പോ പാഹത ശേഖം അനാറത്തം കബീറ ശേഖം എന്താക്കിയെന്നറിയോ പുറത്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ടല്ല അയിഞ്ഞെടുത്തിട്ട് കാനത്തുഹനാക്ക അവിടെ നിന്നിട്ട് റമാഹുദിയായി ചിരിച്ചാൽ അവിടെ അറ്റ ഏറാന്ന് ചിരിച്ച വഴകി ദേശം പിടിച്ചിട്ട് ചൂടെടുത്തിട്ട് ഒരൊറ്റ ഇറാം മനാറത്തിൽ വിളക്ക് വെക്കുന്ന ടാൻഡി അപ്പൊ അസാപത്തിൽ ജീതാറ പക്ഷെ അദ്ദേഹത്തിന് മേത്തല്ല കൊണ്ടത് ജീതാറിനാ കൊണ്ടത് ഇതാണ്ട് വന്നപ്പോ പന്ത്രണ്ടത്തെ തറച്ചിട്ട് മൂന്ന് കാലം തറച്ചു നിന്നുപോയി ആയിട്ട് എന്ത് അറിയിക്കുന്നത് ചുമര് മൂന്ന് കാലം തറച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആദ്യം അവന്റെ ഇറവിട്ട് മരിക്കുന്ന തീർച്ച ധാരാ മുമ്പ് ഇഷാക്കടുത്ത് ഒന്നോടുകൂടി മുപ്പത് കൊല്ലം സഭയിൽ നിശ്ചയിച്ച മഹാനായിരുന്നു ഉപ്പുറന്നാണ് അപ്പൊ ചിരിയോട് നോക്കുക പ്രതികരണം കണ്ട സമാന്റെ രംഗത്ത് ഹദാസുകൾ ഹാജരാകാൻ പാടില്ല ഹദാസിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് ബുദ്ധിയില്ലാത്ത ഹദാസിങ്ങളുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് പലരും പലരുണ്ട് ദീനിൽ ഹദാസിങ്ങളുണ്ട് ഇവിടെ മൊത്തത്തിലാ പറയും അഹദാസുകളെ അതിൽ നിന്ന് തട ഹാജരാകുന്നത് തടയേണ്ടതാണ് അവിടെ പുതിയ മസാദ് ഉണ്ടാകും വൈഞ്ഞക്കുന്താക്ക അങ്ങനെ കൂടിയാലേ കഴിയുമെങ്കിൽ മമിൻ ലുഹോരി അവിടെ തലത്തിന്റെ പുറത്തേക്ക് കൂടി ഇരുന്നോട്ടെ മുതിന്റെ പിന്നാലെ തലത്തിന് ഉള്ളിപ്പം എടുക്കണ്ട അതുകൊണ്ട് ചിലരുടെ പായ്ക്കണ്ടിയില്ലല്ലോ ചിലപ്പോ അതിന് ആരൊക്കെ നന്നായി പോകുന്നുണ്ടെങ്കിലും പുറത്തേക്ക് കൂടി قلت مما يتاكد في مجلس السماعه مجلس മുത്താക്കിതാണ് മന്നുല്ലാത്താക്കി അഹദാസിനെ തടയണം അലസായാലും ശരി അമ്മ അലസുദ്ദീനെ ദീനിലുള്ള അകത്തുണ്ടല്ലോ ഒന്നും മസാലൊന്നും പഠിക്കാത്ത അതില്ലാത്തിന്റെ മുക്കില് കൊണ്ടുള്ള അകത്തിന്റെ പോയത്തക്കാരെ പോലത്തെ ഓർത്തറിയിക്കാൻ പറ്റും തക്കത്തക്കദ്ദമ തസ്തീറും ഈ മൂന്നാളെ പറ്റി തസ്തീർ എഴുപത്തഞ്ചാമത്തെ പേജിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് നോക്കിക്കോളി എന്താ ഈ മൂന്നാളെ പറ്റിയില്ലെന്ന് പറയാൻ കാരണം അമ്മ ഹരസത്തിനെ വഴത്തുകൊണ്ട് ഹരസായവരെ പതിമാ മുഷാഹത്തുവും അവരെ കാണൽ ഇവർ ഇളക്കിവിടും നിഴൽ പല ഫിസിനുകളും ഉണ്ടാക്കി തീർക്കും അവർ കണ്ടിട്ട് അതിന് പ്രേരണ ഉണ്ടായാൽ പ്രത്യേകിച്ചും മിനച്ചേരി പദ്യത്തിൽ നിന്നോ വചനിൽ നിന്നോ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൗത്ത് കൊണ്ടുള്ള നല്ല രാഗം മുതലായ അലഹസനത്തിച്ചാൻ ഈ വിഷയത്തിൽ എന്താക്കും വിശാലമായ നൈതാരിയുണ്ട് മക്കുറും കബീറും ഉണ്ട് അപ്പോ ഈ ഇത്തരങ്ങളെ കാണലും ഈ പാട്ടിന്റെ ഈ വസ്തുതപ്പിന്റെ തേക്കനും എല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകും അവിടെ ഒരുപാട് ചിക്കനുകൾ ഉണ്ടാവാൻ തരമുണ്ട് കൽബില് അയാളെ മുടിക്കലൊന്നും വേണ്ട വമ്മ അലസുദ്ദീനി വല്ലാത്തിനായാലോ പൈന്ന ഹുറൂറ റൈലുൽ ജെൻസി ഇവിടെ പറ്റാത്ത കൂട്ടമാണല്ലോ ജെൻസല്ലാത്ത ആളുകൾ അത് എം നഹമിയൽ മതതി അത് മതതിനെ തറഞ്ഞു കളിയും അനുയോജ്യമല്ലാത്ത ആൾ വന്നാൽ മതത് മുടങ്ങിപ്പോകുന്ന ആളും അള്ളാഹു അള്ളാഹുലൊക്കെ നിന്നുള്ള ഈ വരുമുണ്ടാകുന്ന കറണ്ടിന്റെ ഭാഗത്തുണ്ടല്ലോ ചിലപ്പോ ദിക്കുന്ന നമുക്ക് ഓർമ്മക്കാണ്ട് വരുന്നുണ്ടാവും എന്താണ് പറ്റുന്ന തുണി കൊടുത്തിട്ട് പൊക്കിട്ട് കായ അപ്പൊ അവിടെ തുണി കഴിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവ മതത്തിനില്ല മതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ജമ്മിയിലേക്ക് എത്തിച്ചു എത്തിച്ചു വിട്ടായിരുന്നു നിക്കറിലും മുതാക്കറയിൽ നമുക്ക് അനുഭവം തന്നെ ഉണ്ട് ജിൻസല്ലാത്ത ആള് വന്നാല് മത വീഴുന്നില്ല എന്നുള്ളത് പൊതുവിൽ ചെല്ലലായിട്ട് മാറിയിട്ട് ഓരോ കല്ലിലാണ് നമ്മുടെ പോകുന്നത് അപ്പൊ നിക്കറിലും മുതാക്കർ നമുക്ക് അനുഭവമുണ്ട് അന്നാ പിന്നെ സമായ എന്തെങ്കിലും പറയുന്നു ഒറ്റമാഴ്ച നിക്കറും കൽബിയും ഈ സമായ സുഫിയത്തിനെ സംബന്ധിച്ച് കൽബിയാ നിൽക്കുന്ന സ്ഥാനത്താണ് അപ്പൊ നിക്കറിലുള്ള കോട്ടൂടിയും വരും ഇനി മനസ്സിലായില്ല ഇനി ഫൈൻ അർജുന്നു ദുഹൂരിയിൽ എന്നാണ് പറയുന്നു ശ്രദ്ധിക്കുന്നില്ല ഫൈൻ ഇലാഹോരിഹിം ആ അഹദാസീങ്ങൾ ഹാജരായാലേ പറ്റൂ എന്നുള്ളതാക്കി നിർബന്ധം വന്നു പോയി കഴിഞ്ഞാൽ പലപ്പോലോ കപ്പമിൻ ജനങ്ങളെ പിന്നിൽ കൂടി കപ്പ ഇങ്ങോട്ടെ ആത്മാർത്ഥം ശബ്ദമടക്കിക്കൊണ്ട് ഒറ്റപ്പാടുണ്ടാക്കാൻ പാടില്ല وهذا معنى كون الله مطلبا وإن എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വൈഞ്ഞക്കും നാക്കൽ ഹുനൂറു കൂടിയാലേകിയുമെങ്കിൽ വലം ഞുക്കിനെ തഹറുസും എന്നും അവരെ തൊട്ട് കാത്തു സൂക്ഷിക്കലിവിടെ സൗകര്യപ്പെടുന്നുമില്ല പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു നിലക്കും എന്നാൽ പല പലചക്കും ഹുനൂറും സമായിന്റെ പുറത്തുകൂടിയിട്ട് ഒരാളും തൊട്ടേ അത് വസ്തു എന്ന് പറഞ്ഞാൽ സമായിന്റെ പുറത്തറിയില്ല സമാനോട് കേൾക്കലല്ലേ ഇപ്പൊ എന്നുവെച്ചാ മുത്തമീങ്ങളുടെ വിദ്യുതിയിൽ കൂടി അർത്ഥം സമാന്റെ അധികാര വസ്തുവിൽ കൂടിയും അവിടെ മുനാഫ് സങ്കല്പുണ്ട് കറിയത്താന്ന് പറഞ്ഞ കറിയിലൂടെയല്ലോ വയ്ക്കുന്നു കാലത്തുലമീറം എന്നാണ് പറയുന്നു വല റുക്തനില്ലാത്തി അഹദാസീങ്ങൾക്ക് ഒത്ത കൊടുക്കാൻ പാടില്ല ഗ്രഹിക്കാനോ വസ്താറക്കി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാനോ വസ്ത്ര ഒറ്റ മനവാദം കൊടുക്കാൻ പാടില്ല ഒരു വളയക്കാർ കളിയുന്ന മാഷാക്കുമ്പോഴെ പറ്റിയിട്ടുണ്ടാക്കും അനങ്ങാൻ പാടില്ലാണ് വാക്കത്തുൽ മറ്റായത്തിന്മാരിൽപ്പെട്ട അക്കത്തരീങ്ങളും ജക്റഹൂന്ന് മജിലിസത്തമായി തമാ ഇന്ന മജിലിസിൽ അവർ ഹാജറാവെന്നവർ വെറുത്തിരുന്നു എന്നാ പറയും പഠിപ്പിക്കണ്ട വല യുറസിത്തൂന ലഹും ഫീഹ അതിൽ ഒക്ത പോലും കൊടുത്തിരുന്നില്ല സമിഅത്തു വാലിദി റഹ്മഹുല്ലാഹു പറയുന്നു യഖൂലു ദഖൽതു ബഗ്ദാദ ഞാൻ ബഗ്ദാദിലേക്ക് പോയി ജാഇറൽ ജാഫിറുൽ ഖലദി റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വലിയ മഹാനാണ് വളരെ സന്ദർശിക്കാൻ വേണ്ടി ബഗ്ദാദിൽ പോയി അവിടെ കണ്ട് ഉണ്ടാവും അപ്പഹുവ അതത്തിന് അവരാണെങ്കിൽ ചെറുപ്പക്കാരനാണ് ബാലിക പറയും പണം ഫക്കുല്ലമ അലർണ ദാവത്തൻ ഏതെങ്കിലും ദാവത്ത് ഞാൻ പങ്കെടുത്താൽ അതിൽ സമാണുണ്ടെങ്കിൽ അമറ ആരെയും ഈ ജാസുൽ ഹളതി കൽപ്പിക്കും ആരോട് അബുൽ അബ്ബാസിനോട് പറയുമ്പോൾ നിങ്ങൾ ചെലമുട്ട് വഹിക്കുന്നതിൽ പങ്കെടുക്കണ്ടെന്ന് അയാൾ എന്താക്കും പറഞ്ഞേച്ചു എവിടെ പോയാൽ വലം ഞാൻ മതിലിൽ സമാനിരിക്കാൻ കൽപ്പിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമില്ല എന്നത് ഞാൻ കണ്ടു ഞാൻ ജസൽ ഖൽബിനെ കണ്ടെന്നോട് പറയും ഷമാന്റെ വസ്ത്രത്തിൽ റക്കത്ത് തഹറക്ക് മുതലാളെ വിരോധിക്കപ്പെട്ടതാകുന്നു ആരിക്കല് കൈനിൽ മകളൂബി മകളൂബ് അല്ലാത്തതിനെതിരാണ് മകളൂബിന് എതിർകോണമെന്നപ്പുറം പറഞ്ഞല്ലോ മകലൂബല്ലാത്ത ആളെന്താകണം പാറ പോലെ ഉറച്ചിരുന്നുള്ളെന്നാണ് ആ വെസ്റ്റ് തീർച്ചയായിട്ടും പറ്റൂല വല്ലാണ്ടായാലുണ്ടല്ല കെട്ടുന്നതെങ്കിൽ അതും മറവാതി കളിക്കല് അതൊന്നും പറ്റൂല والرقة فيه دون هدم الحال ليس على طريقة الرجال وإن يكن يقوى على رقم بلولا وإن يكن يقوى على السكون وإنه أسلم للظنون ഫീഹി സമാന്റെ വക്കത്താകുന്നത് ഇപ്പോ അതിന്റെ ഖബർ ലൈസാല തരീക്കത്ത് ദിജാൽ തരീക്കിലാവൂല ജബല് പോലാന്ന് എപ്പോള് ദൂന അതിമിൽ അതിമിൽ ഹാൽ ഹാല് തലപത്താവാത്ത രീതിയിൽ എന്താക്കുന്ന റഫ്സീലവൻ ഹാല് താലിബായി ചെയ്യുന്നെങ്കിലൊക്കെ ഇപ്പൊ അതുപോലെ അതിമുൽ ഹാലില്ലാതെ കണ്ടുള്ള റക്കത്ത് അത് റിജാലിന്റെ സ്ഥാനത്തല്ല അത് വെറും നാട്യമായിട്ട് മാറും വൈഞ്ഞക്കും യക്കുവാല റിജാല തന്നെ അജ്മുൽഹാലിന്റെ ആലത്തിൽ തന്നെയായി സുക്കൂണ് സാധിക്കുമെങ്കിൽ വൈകുന്നോ അസ്ലമും അതാണ് ഏറ്റവും നല്ലത് ഇനി നോക്കി മറ്റുള്ള ആളെ വന്നി ഞാൻ എന്താ ഇങ്ങനെ കാട്ടുന്നു ഇങ്ങനെന്താ എന്നെല്ലാം ആളെ കൊണ്ട് പറയിക്കണ്ട നെല്ലുകൾ നന്നാക്കാൻ ഏറ്റവും നല്ലതായിരുന്നു അടങ്ങിക്കണി അതിന്റെ നല്ലത് കൊടുത്തുവോ അറക്കത്തു തറക്കത്തു എന്നൊക്കെ പറഞ്ഞാൽ ആ നിർത്തിപ്പാറും വലിയ അത് പൊങ്ങലും താഴുക يعني أن الركض في السماء والتحرك دون غربة الحال അതെ സമായിന്റെ അവസരത്തിൽ റക്കത്തും തഹറുക്കും എങ്ങനെ ഹാലിന്റെ ഗർഭത്തില്ലാത്ത രീതിയിലായാൽ ലൈസഹുമ തരീഖുൽ കമാൽ അത് കമാൽ നിങ്ങളെ തരീഖല്ല ഏത് തച്ചബുഹം അമിതമാക്ക അമിതം അമിതമായ തച്ചബുണ്ട് റിജാലിനോട് തച്ചബുഹാക്കിനി ചെറിയ എന്താവുന്നു നേരത്തെ വട്ടകളിജിബാലത്തെ അഷ്ടബുഹാജാമിനത്തെ മഹിതമുഖം മർവത്തഹാബുന്നാവുന്നു റിജാലിനോട് തച്ചബുഹാക്കുമ്പോ കുറച്ചേ ഉണ്ടാകാൻ വന്നു ആ വലിയ ആളെത്തി മതിൽ കമാറ് സുക്കൂണും സുക്കൂണും മക്കാവുമാണ് അവിടെ കമാതി ഹപ്പും അത് ഫാലിന്റെ വസ്ത്രമണി സൂന്നോനി വിമഞ്ഞപ്പതിനായിരിക്ക അപ്രകാരം ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെ ചീത്തയാവാതെ തൊട്ട് രക്ഷപ്പെടുത്താനുള്ള കാരണം അല്ലെങ്കിൽ മറ്റെല്ലാ തിരിഞ്ഞ മച്ചങ്ങനെ മുലാക്കാരെ കണ്ടാമത് കഴിഞ്ഞ മച്ചേക്കല്ല എന്താ നിങ്ങളൊന്നും കൊണ്ട് അത് കെട്ടുന്നതിന് പ്രാങ്കന്മാരാക്കുമ്പോഴും നോക്കണ്ട നോട്ടം പോലെ മതി അവിടുന്ന് അമിതമായി വേണ്ടെന്ന് പണ്ടേ പറയുന്നു അതെ നിർബന്ധിപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു അളവോളം അതിനുണ്ടല്ലോ അതിന്റെ അതിന്റെ അഹീകത്തിൽ തീരയില്ലാന്നല്ല വൈൻകാന സാധിക്കൻ ഈ ചെയ്യുന്ന ആള് സാധിക്കായാൽ തന്നെയും ഇതിലാ സലാമത്തെ പടപ്പുറ തൊട്ടിക്കപ്പെടാൻ കഴിയില്ല ഓർക്ക് രീതിയിലല്ലേ എന്താണ് സുമ്മായാലും ഇനി അറിയണം അല്ല റക്കത്ത റക്കത്തിന്റെ ഹുക്കുമെന്താണ് കോലടത്ത് എത്തിച്ചൊരു പ്രശ്നമാണ് സൂഫിയത്തിന്റെയും ഒലമായ ശരീരത്തിന്റെയും അടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇത് പറ്റൂന്നും പറ്റൂലാന്നും പോണൊന്നും വേണ്ടാന്നുള്ള കുഴപ്പം തന്നെ മസല അതുകൊണ്ട് ആ മസലയെ പറ്റിയുള്ള നമ്മൾ കഴിക്കാം എന്താണ് അല്ല പോലെ അല്ല അസലിയായ മസല എന്താണ് അസലി ബാഹത്താണ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടപ്പെട്ടത് ഇത് കാരണം ഇല്ലാന്ന് വിചാരിക്കുന്ന ഇബാഹത്ത് കൊണ്ടോ തഹരീബ് കൊണ്ടോ പ്രത്യേകം നെസ് വരാഞ്ഞാൽ അസുൽ ഹുക്കും എന്തായിരിക്കും ജാഹിദ് അസുൽ ഹുക്കും നിർത്തട്ടെ അവർക്ക് കയറാം എന്നത് മാത്രമല്ല ലവാഹിർ നൂസൂസി തക്കത് നിബാഹത്ത നെസ്സുകളുടെ ബാഹിർ നിബാഹത്തിനെ തന്നെ തീർന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി കടക്കം കൂടി ആ തേടുന്ന നുസൂത്തുകൾ നാം വയ്യ പറഞ്ഞുതരാം ഇൻഷാള്ള രണ്ടാമത് ഏത് ആവട്ടെ അതിന് അസലെന്താ ഇബാഹത്താണ് ഉസൂൽ അവിടെ പോകുന്നത് ഉസൂൽ വക്കീല അൽ വക്കുഫു വഖഫാണെന്നും കീഴുണ്ട് വക്കുഫും ഇബാഹത്തും എന്താ അർത്ഥം ഇബാഹത്താന്ന് പറയുമ്പോ അഞ്ചു വെക്കുമ്പോൾ ഇപ്പൊ തന്നെ ഹുക്കുമാടെ കൊടുത്തു കഴിഞ്ഞു വക്കഫ് ആ ബന്ധം തിരിയുന്നില്ല എന്നറിയില്ല എന്താ വക്കഫ് വാണെന്നോ അതോ അറിയില്ല അങ്ങനെ ചെയ്യലുണ്ട് എത്ര ഒരു ഹത്തായത്തിയൽ ഹലറു ഒരു വിനോദം വരുന്നത് വരെ അല്ലെങ്കിൽ കൽപ്പന വരുന്നത് വരെ അസലെന്താണ് ഒന്നെങ്കിൽ ഇബാഹത്താണ് അല്ലെങ്കിൽ വക്കഫാണ് അല്ലേ എന്നാൽ വലം മായും ഹറാമാണെന്ന് തേടുന്നൊന്നും വന്നിട്ടില്ല ആരാ പിന്നെ ഹറാമാക്കിയതാരി അയിമത്തുകളാണ് അതിനെ ഹറാമാക്കിയത് നമ്മൾ നേരത്തെ രാവിലെ എന്തോ ചർച്ച ചെയ്തില്ലേ ക്ലാസിന് ശേഷമുള്ള മൂത്ത് ക്ലാസിനെ സംബന്ധിച്ച് രാവിലെ ക്ലാസ് കഴിഞ്ഞിരുന്നു ദലീലും തലീലും തമ്മിൽ എതിരായിട്ട് വന്നത് ദലീല് പിടിച്ചു നോക്കുമ്പോ മുജാഹിദ് ഓരോന്ന് അറിയിപ്പിച്ചിരിക്കുമ്പോ അതാന്ന് തോന്നുന്നു നമ്മുടെ താരീര് കിട്ടിയത് താരീരും നോക്കണം കാരണം നിങ്ങൾ പറയും പോലെ ചെയ്താൽ ഇവിടെ തസ്ബീയും ദ്വായി ചെയ്യുന്ന സ്വന്തത്തെ എടുത്തു പോകുന്നത് അന്ന് കുറച്ച് ചമിച്ചക്കാട് ഇരിക്കുന്നു അയിമത്തുകളാണ് അതിനെ ഹറാമാക്കിയത് ദിമാ കാരണവും ഈ താഴ്ച ഫസാദിന്റെ അകലുകാർ അവിടെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ചോദ്യം മതാബിന്റെ അഹരികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രശ്നം വരുന്നത് അതുകൊണ്ട് അയിമത്തെ എന്താക്കി പിടിച്ചിട്ട് വന്ന് ധാരാളമാക്കി എങ്ങനെ പയ്യനി ആർക്ക് പയ്യനി എല്ലാ പൊതുജനങ്ങൾക്കും പയ്യനാണെന്നാണോ ആണ് ആദ്യത്തിന്റെ അർത്ഥം അല്ലാതെ പയ്യനും അൽഹറാമും പയ്യൻ അങ്ങനെയാണ് പിന്നെ ഹിസ്നാദിന്റെ ആവശ്യം ലോകത്ത് വരുന്നില്ലല്ലോ അല്ലാതെ വയ്യനും ആരിക്ക് ആരിമീൻ വൽ ഹറാമു ബയ്യനും ലിൽ ആലിമീൻ ആ മുജിത്തഹീദീങ്ങൾക്ക് ചിലപ്പോൾ ഹറാമും ഹലാലും ബയ്യനുണ്ടാവും ഇസ്തിഹാദ് കൊണ്ട് ബയ്യനായാലും ബയ്യൻ തന്നെയാണ് നിക്കാഹ് ശുദ്ധാന് ആലത്തുല്ലഹ് മുതലായ വന്നാക്കുന്നുണ്ട് അവിടെ ആന്ധ്രാന്നുകൊണ്ടാണ് പൊക്കാ ഹറാമാക്കിയത് അപ്പൊ വൽ ഇല്ലത്തു തതൂറും ആൽ ആ ഇല്ലത്ത് എന്താകണം മാലൂലിനോടൊപ്പം തന്നെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം ഈ ഇല്ലത്ത് ഞാൻ പിന്നെന്താവൂല മായൂരുണ്ടാവൂല ഇന്ന കാരണത്തിന്റെ വേണ്ടിയിട്ടാണ് ഈ ഇല്ലത്ത് കുറിച്ചുകൊണ്ടാണ് ഹറാമാക്കി എന്ന് പറയുമ്പോ ആ ഇല്ലത്തും അലൂൽ ഇല്ലത്തിലേക്ക് മാത്രം മതകാക്കണം മാലൂലിനോടൊപ്പം നടക്കേണ്ടതാണ് ഇല്ലത്ത് അത് അപ്പൊ എന്തായി ഇല്ലത്തുണ്ടോ എന്ന മാലൂൽ അവിടെ ഇല്ലത്തില്ല മാലൂരില്ല അപ്പൊ സ്വാഭാവികം ഹറാമാക്കിയാൽ ഉപാധി ഉണ്ടെങ്കിലേ ഹറാമുള്ളൂ ഉപാധിയിൽ ഹറാമാവില്ല വരൂ ഇപ്പൊ ഫയത്തഹസ്സദ് ബിർറക്കത്തി ഇങ്ങനെ ചുരുക്കി പറഞ്ഞ റക്കത്തിലാകെ കിട്ടിയത് أنه ثلاث على ثلاث മൂന്ന് അക്കസാമുണ്ട് എന്ന് വരും ഒന്ന് കിസ്മുൻ ഹറാമ് കിസ്മു മുബാഹ് കിസ്മു മസലൂബ് മൂന്നുണ്ട് ശാരീരി വലിയ ശാരീരി فأما القسم الذي هو حرام എവിടെ അപ്പഴേ പോവാം ആ എന്നാ ഞാൻ ഒന്ന് ഒപ്പിച്ചു അവാമുന്നാസിന്റെ റഫസ് നിങ്ങൾ അസിൽ മുബാ അസിൽ മുബാനല്ലേ ആദ്യം പറഞ്ഞത് അല്ല ആ മുബാന് ഈ മഹദറിൽ നിസായി വശുബാൻ മഹദറിൽ വെച്ച് പത്താതിനാൽ അത് പലതും ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ആറാമതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് വാലേക്കും നേർന്നുകളാലും ദാനിയ തിവായിനാലും ഇളകി പുറപ്പെടുന്ന കാരണത്തിന് വേണ്ടിയും അതുകൊണ്ടാണല്ലോ ആറാം നേരത്തെ പറഞ്ഞത് ഇതിനോട് ചേർക്കപ്പെടണം മാ ഹരാകാമിന്താരിക്ക ഇതിനെ തൊട്ട് ഹാലിയായി ചേർക്കപ്പെടും എപ്പോഴേ لكن قصد به തോന്നിനെ പ്രകടമാക്കാനും ഡിജായിനും തസന്നലിനും വേണ്ടി ഉണ്ടാക്കിയാൽ ഇതിലേക്ക് ചേർക്കപ്പെടും അതും ഹറാമാക്കപ്പെടണം ഇത് പൊന്നും ചുബാനും ഇല്ലെങ്കിലും അവിടെ കത്ത് മാറിപ്പോയത് കൊണ്ട് അവ ഹറാമില്ല അതുകൊണ്ട് നിമാ ദാഹറഹോമിന്റെ ദിയായി ദിയായിനാൽ കടന്നുകൂടിയിട്ടുണ്ട് തൽബീസുണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്ത പ്രകടമാക്കുന്നത് അത് അന്ന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ സാധാരണ പരിപാടിയും വെച്ചിന് മൊയ്തന്മാർക്ക് ഹാത്താ മാറിക്കാറാണത് കൈകാട്ടിയൊക്കെ നിർത്തി കൊടുക്കുന്നതിന് നമ്മൾ ഇപ്പോ നിസ്കാരിക്ക് കൊടുത്ത് പോലെ ടാക്സി ആക്കി ഓടിച്ചതാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ കാട്ടാ മീതന്മാർക്ക് ഉണ്ടാക്കിയ പരിപാടിയാണിത് മുന്നാട്ട് കണ്ട ബസ്സല്ല പിന്നെ ഏതെങ്കിലും ബസ്സിൽ കയറുകൊണ്ട് യാത്ര അസത്ത് എന്ന് വെച്ചൊക്കെ എരിഞ്ഞു ഈ രണ്ട് കിസ്മിന്റെ മേലാണ് മുത്തലക്കായിട്ട് പറഞ്ഞ കുറച്ച് കൂട്ടുണ്ട് മുത്തലക്കൻ ഹറാമാണ് ആ എന്ന് പറഞ്ഞ ആളെ എന്താക്കണം ഈ പറഞ്ഞ കൈതും കൊടുത്തിട്ട് കമ്മിറ്റി കൊള്ളാം ആരും പോലെ സാഹിബിൽ അയ്യാറ് നസീഹത്തുൽ കാഫിയ മുതലായ കിതാബിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നു മുത്തലക്കൊരു ആറാം ഈ രണ്ട് കാമൽ കിസ്മൽ മുബാഹിമോ ചെയ്യുന്നുണ്ട് നിസ്ബത്തിന്റെ ഹരിതാവും ചെയ്യുന്നുണ്ട് അതെങ്ങനെ ചെയ്യുന്നതിൻ ഓർക്ക് സ്വന്തം വജുതുമില്ല തവാജത് മറ്റുള്ള തട്ടബുഹാക്കിന് പ്രകടമാക്കലുമില്ല ആ നമ്മൾ ും ഒരു റാഹത്ത് കിട്ടാനും കൽബിന് നശാത്ത് കിട്ടാനും വേണ്ടി ചെയ്യുന്നു പക്ഷെ വിശ്വസിൽ ജമാനി വരുന്ന ജമാനും നോക്കണം മക്കാനും നോക്കണം ഇഹ്വാനികളും നോക്കണം എല്ലാം നോക്കിയിട്ട് ചെയ്തോളൂ ഈ സാഹചര്യത്തിന് പറ്റോ ഈ സ്ഥലത്തിന് പറ്റോ എന്താക്കാന്നെല്ലാം നോക്കണം ഹാവിയ മിൻ ഹദൂരി നിസാൻ ശുബാനും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഓണത്തൊട്ട് ഹാരി അരിക്കും വളർന്നാലേ മുബാഹാവുള്ളൂ ഇത് മുബാഹാദ് എന്താ മുബാഹ് ലാ ഇല്ല ഇല്ലത്തു തഹരീമി തഹരീമിന്റെ മാ തക്കദ്ദമ നിസാവ് ശുബാനാണ് അല്ലെങ്കിലോ റിയാവ് തസന്നുമാണ് അത് രണ്ടുമില്ല എന്നാ പിന്നെ മുസ്തഹബാക്കാൻ പറ്റുമോ വഹവ് ഖാലി മിന്തായി വാമ്മായുക്കാൽ എന്നാ പിന്നെ ഇവിടെ മായുക്കാലും ഉണ്ട് എന്താണെന്നറിയോ ഇന്നവോമിയത്തി അത് താമിരിയാക്കളെ പേരിപ്പെട്ടതാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല ചെറുതായിരുന്നല്ലോ താമിരിയാക്കളെ പശുവിന് മുമ്പിലുണ്ടല്ലോ അപ്പൊ മുന്നീറ്റ് അമ്മത്തിലും പോയാൽ കാണാല്ല ആ അത് ഈന അത് കോട്ടതുള്ളലിനോട്ട് മറ്റു ഉണ്ട് കോട്ടതുള്ളലിനായി പേര് ഈ അമദുൽ ഇജ്ല ഇജിലിനെ ആരാധിച്ച അവസരത്തിൽ അത് പാല തകീരി സിഹത്തി ആ പേരുസ്താമി തപ്രകാരം ചെയ്തു എന്ന് തനിയാന്ന് സങ്കല്പിച്ചാല് അത് തെളിവന്നിട്ടില്ല അത് തനിയാണെന്ന് വെച്ചാല് അത് ഹറാമാക്കപ്പെട്ടത് ചെയ്തുവും അവരുടെ പേര് ഹറാമാക്കപ്പെട്ടത് ഈ പത്താതി ഫസദിയും ഓരോ കത്ത് ഫസാദായത് കൊണ്ടാണ് ഇജിലിനെ കാതീമാക്കലാണ് ഉദ്ദേശം അതുകൊണ്ട് ഹറാമായി അങ്ങനെ ദിശ ഉണ്ടെന്ന് വന്നെങ്കിൽ മുഹ അതെന്നെ സംബന്ധിച്ചിട്ടില്ല പശുക്കുട്ടിനെ താതീമാക്കലാന്ന് ഓളെ പോയി അല്ലെങ്കിൽ മാതാവ് മാർമോനെ ഈ അല്ലെങ്കിൽ ആ പശുക്കുട്ടിനെ കൊണ്ട് വല്ലാത്തൊരു പറഹ് അങ്ങടെ മഹബത്തങ്ങൾ എഴുതി പോയില്ലേ അതാ ആണെങ്കിലും കുപ്പുറാണ് താനും ആ താമരിയാക്കള് ചെയ്ത റക്കസംഹാരം ഇത്തരത്തിലുള്ള പറഞ്ഞ പത്താതില്ലായിരുന്നു എങ്കിൽ മാറുന്ന അത് മാറാമാവുമായിരുന്നില്ല ആ തങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ ശരീരത്തിനോടും കൊതുക്കിനോടും നിങ്ങൾക്ക് സാദൃശ്യമുണ്ട് എന്ന് അബിതാലിബ് തങ്ങളോട് അസ്ബഹത്തെ എന്റെ ശരീരത്തിന്റെ സ്വഭാവത്തിൽ നിങ്ങൾ സാദൃശ്യമുണ്ട് എന്ന് നബി പറഞ്ഞപ്പോ മൂപ്പറങ്ങളുടെ തഫ്സീലുന്നാണ് മസ്ജിദിൽ റഫ്ത് പറ്റുമോ എന്നാണ് ചർച്ച ജയിച്ചു വന്ന് യതി പോലെ മസ്ജിദിൽ പെരുന്നാൾ ആഘോഷിയാണ് അവിടെ എന്നെ വിളിച്ച് വളയത്തു എന്റെ രണ്ട് കപ്പും തങ്ങളെ പുറത്ത് വെച്ച് മുന്നിൽ അപ്പൊ തങ്ങളെ കൊണ്ട് എന്താക്കി മറയാക്കി വെച്ച് ഇല്ലെങ്കിൽ നൊടിഞ്ഞ കാലം ഞാൻ സ്വാതന്ത്ര്യം ആ ലാബിയും ഓരോ ലാബ് കൊണ്ട് ഞാൻ നോക്കുകയാണ് ഹരിതർ തീർന്നു ഇബിന് അഴിയനാണല്ലോ സുഫിയാൻ ബിൻ അരീഫിന്റെ റാബിയാണല്ലോ മൂപ്പറ് അസ്ത പറയുന്നു ഏതാ എന്ന് പറഞ്ഞാൽ അവർ റക്കത്ത് ചെയ്യുന്നു എന്ന് അതിനർത്ഥം വരികയാണ് യസിഫൂന യോമല്ല അത് കാണാനാണ് ആഴ്ച വിളിച്ചത് എന്ന് വന്നു ഹറാമായിരുന്ന ദാത്തിന് വേണ്ടി തന്നെ ഹറാമാണെങ്കിൽ മാ ചെയ്യൂലല്ലോ അത് മത്തലൂബായ ബാക്കി അതാണ് സോഫിയത്തിന്റെ റക്കത്ത് എപ്പോൾ ഉടമകൾ നേരത്തെ മുമ്പാഹാക്കി എന്താ പറഞ്ഞ മിൻഹൈലി വജിതും വരാത്ത ബാധിക പറഞ്ഞു ഇവിടെ വജിതും ഹാലുള്ളപ്പം അതാ തമ്മിൽ വ്യത്യാസം അള്ളാഹു ഹലറത്തിൽ അയാളും തിരക്കൊടുന്നില്ല അമിതമായതിന് വേറെ തന്നെ അയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നടക്കുന്ന രണ്ടു കൊണ്ടല്ല വലാശക്ക അന്ന കിടക്കുണ്ടാക്കണം വസലത്തിനൊക്കെ ചികിത്സിക്കൽ കന്തിനെ ജമാക്കലും അമ്മാവിനോട് ജമാക്കലും അത് മസലൂബാണ് അയ്യമതിഹിൻ അംസന മുഖ്യനായ എല്ലാ ഋതുവും സ്വീകരിക്കാം ഇപ്പോൾ മാലം മുഹറമിൻ മുതുമ ഇന്നലാ തഹരീമി ഹറാമാണെന്ന് ഇജുമായ വരാത്ത മുഹറം ആവാൻ പാടില്ല എന്നേയുള്ളൂ ഇവിടെ അത്ര മുമാഹെന്നാ പറഞ്ഞത് മുജുമ ഇന്നലിയായ മുഹറം കൊണ്ടുള്ള എന്ത് വെച്ചൂല കൽബിനെ ജീവിതത്തെ വെച്ചൂല അതുകൊണ്ട് പല ദവാ മുഹറമുൻ മുജുമ ഇന്നലിയായ കാര്യമാണെങ്കിൽ അതിൽ ദവാ ഇല്ല ഇവിടെ ഫലം ഉണ്ടാവില്ല പോലെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലമ്മ സുലായി സമായി സമായി തൊട്ട് ചോദിച്ചപ്പോ തൊണ്ണൂറ്റി മൂന്നാം പേജിൽ എന്താ പറഞ്ഞ കാലത്ത് മുബാഹും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് وقال الفاتي رضي الله عنه പറഞ്ഞു في شرح الهجن عن شيخ الاسلام സുയൂത്തിനെ തൊട്ടിട്ട് മാനസുഹു സുയൂത്തിമാമ പറയുന്നു അക്കൂലു സുയൂത്തിമാമ പറയുന്നു വക്കൈഫ യുംകിറു ഖായിമൻ കായിമൻ കായമായിക്കൊണ്ടുള്ള ദിക്കുർ എങ്ങനെയാണ് ഇൻകാർ ചെയ്യുന്നത് ദിക്കുറിനാണ് മുട്ടുവരായിരിക്കും വക്കത് കാണുന്ന അല്ലതീനെ സമ്മതിച്ച അവസരത്തിൽ കിയാമില്ല ദിക്കുർ എന്തുകൊണ്ട് പറ്റൂല എന്നെങ്ങനെ അറിയില്ലേ وقالت عائشة رضي الله عنها وإن كان رسول الله صلى الله عليه وسلم يذكر الله على كل أحيانه തങ്ങൾ ഏതവസ്ഥയിൽ ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ പറയും അത് ഖിയാമം പറ്റില്ലേ എനിക്ക് ചോദിക്കട്ടെ അപ്പൊ ഖിയാമിലുള്ള ദിക്ർ മുബാഹാണ് അനുവദിച്ചെന്നോന്നും എനിക്ക് ചോദിക്കുന്നത് ഇനി ഇതിലേക്ക് എന്താക്കണം ഒരു റക്കസോ നെഹബോ കൂട്ടുക ഒരു പടിപടിയായിട്ട് കൊണ്ടുവരുന്നു സേദിമാമൊക്കെ മൗലിദിന്റെ മജിലിസിനെ പറ്റി പറഞ്ഞോളൊക്കെ കൊറേ മോമിനികൾ നല്ല വർണ്ണം വെച്ചിരിക്കുന്നത് എന്താ തെറ്റീന്ന് വെച്ചു ആ ഒരു കിതാബ് പറഞ്ഞിട്ട് ലക്കതി ചേർക്കും ബസൂറും മിന്നും ഫിസിക്കും ഒമാസലിനാക്കില്ല റഹമത്തലില്ലാതെയും ഈ ആ ആറ്റോതിൽ എന്താ പഴവെന്ന് വെച്ചു ഇല്ല ഇനി റസൂൽ സല്ലാ അലൈഹി വസ്ലം നമ്മുടെ മകനെ പറ്റി പറയുന്ന കുറെ ഹരീസുകൾ ഉദ്ധരിച്ചാൽ എന്താ തെറ്റ് കുറെ ആൾ ജയിക്കുകയും ചെയ്യുന്നു എന്താ തെറ്റ് ഒന്നുമില്ല ശേഷം ഒരു തെറ്റില്ല ശരി ഒരു ചീരണയും കൊടുത്തു തെറ്റില്ല പിന്നെ അവരെ തെറ്റ് വന്നത് ഇപ്പൊ ആവശ്യമില്ല അപ്പൊ കുറെ ചെടികളെ മധ്യപ്പോലെ തെറ്റാൻ തുടങ്ങിയത് പറ്റൂല അതുകൊണ്ട് പതാരിക്കമിൽ മവാദി ഇതറിയപ്പെടാമോ അതിനുണ്ടാകുന്ന ആരും നടക്കും ഹദീസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ എത്തിപ്പം പറഞ്ഞിട്ടുണ്ട് വദാലിക്ക അവിടെ തണ്ടായി മിൻ ലസത്തിഹാദൽ ഖിതാബ് ഈ ഖിതാബിൽ ഉള്ളതാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് വലം യുൻകിറ വലം യുൻകിറ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകാറാക്കിയിട്ടില്ലല്ലോ അപ്പൊ ഫക്കാന അവർ പറയുന്നത് പറയുന്നത് അപ്പൊ ജാഫർ അബിയല്ലാഹുണ്ട് ലബത്തുൽ കിതാബ് ഉണ്ടായിരുന്നു വന്നപ്പോ സൂഫിയത്തിന് ലബത്തുൽ ആ വിഷയത്തിന്റെ ആരംഭിട്ട് രണ്ടാക്കും ലബത്തുണ്ട് വ്യത്യാസം പോയി ഇനി പറയട്ടെ അപ്പൊ അസല് കൊണ്ട് തെളിയിച്ചു ഇനി പറയാൻ പോകുന്ന മഹാന്മാർ ചെയ്തിട്ടുണ്ടോ വന്നിട്ടുണ്ട് അഞ്ചാമത്തെ മജിത്തൈനാണല്ലോ ഉറപ്പിച്ച് പറയുന്നത് വഹുവ രഹവുമാക്കിയത് ഹയ്യായി അതായത് ഹയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് വദാദഫിന്റെ നെതറും ആണ് വർദ്ധിപ്പിച്ചത് നിഹയേരി ഏത് മാ റസൂലിന്റെ വഹം ജർക്കുസൂന ജർക്കുസൂന എന്ന് ഹരീതിലുള്ള യസിഫൂന എന്നാണ് യസിഫൂനാക്ക് ബിനുയ്യന റബിയുള്ള ചെറഹ കൊടുത്തത് വർദ്ധഫു അർറക്കുസൂന ആ നിലക്കാണ് ഒപ്പുറത്താക്കി വഹം ജർക്കുസൂന എന്ന് അരി കൊടുത്തത് وقوله صلى الله عليه وسلم പറഞ്ഞ അതുഹിബ്ബീന അൻ തമുരീന ദഫഫിൻ ഹബശത്തി ഹബശക്കാരുടെ ദഫഫ് തങ്ങൾ ആയിഷാക്ക് കാണണോ والزفف الرقص انتهى وذكر به زكري زكري رضي الله عنه شرح النسي لهم പറഞ്ഞിട്ടുണ്ട് وقد تواتر النقل عن الصوفية قديما وحديثا شرقا وغربا أنهم كانوا يجتمعون لذكر الله تعالى വേണ്ടി ഒരുമിച്ച് കൂടും ويقومون ويرقصون ആരാധന ശാരീരിക ഖിയാമുണ്ട് നഖസുമുണ്ട് ولم يبلغنا أن أحد من العلماء المعتبرين أنه أنكر عليه معتبرا يرتون ما يتوكل منهم ഞാൻ കണ്ടിട്ടുണ്ട് ബി ദാബിയത്തിൽ തസലിയനാലി ദാബിയിൽ വെച്ചിട്ട് ജമാഅത്തൻ യർഖൂന യർഖൂന ഏ ഇവിടുന്ന് മീൻ സലാത്തിൽ യോമൽ ജമാഅത്ത് മുതൽ മഗ്രിബ് വരെ അത് പന്ത്രണ്ട് മണിക്കൂറായി ഏതോടൊപ്പം ആ തവസ്സുൽ ഉലമ ഒരുപാട് ഉലമാക്കന്മാരുടെ തെങ്ങി താമസിക്കുന്നുണ്ട് വല പല അമ്യൂക്കിറാഹത്തും നിലയും ഒരാളും അവിടെ ഇങ്കാറാക്കിയിട്ടില്ല എന്ന് وقد وقد بلغني أن شيخنا شيخ الجماعة سيدي سيدي السعودي بن تعاطونه في غير محله فيقع في المقتين ഇത് പേടിച്ചിട്ട് മഹാപത്ത് അയ്യകത്തറൽ ഗൗഗാവ് ഒരു ബുദ്ധിശൂന്യന്മാർ വധിക്കപ്പെട്ടുകൊണ്ട ആരാൽ നിമ്മല്ല ഹലാക്കലഹുബി ആവുലായി സാദാത്തിനെ കൊണ്ട് ഇവനിക്ക് അവരെ അറിയാനോ അവരുടെ പ്രവർത്തനം എന്താണെന്ന് വിലയിരുത്താൻ പഠിക്കാത്ത ആളുകളുണ്ട് അപ്പോ ഇവരെന്താക്കും താത്തോനഹുബീഹി മഹല്ലി അത് മഹല്ല് വിട്ടിട്ട് അവനെ പറ്റി സംസാരം സംസാരിച്ചേക്കണം ആ ആക്ഷേപം സലാവിക്ക് മാറും അപ്പൊ മക്കത്ത് ഈ ആക്ഷേപം പറഞ്ഞ് ഇഷ്ടങ്ങായി എന്താകും അന്നാന്റെ കോപത്തിലായി കലാശിക്കും അറിയാതെ വിമർശിക്കാൻ നിന്നാൽ അതിന്റെ ഉണ്ടാവില്ലേ തുമ്മക്കാല വൽ ആഹ് രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം പറഞ്ഞത് അയസമയ കൗരൽ മുൽഹിനീൻ അഹിരുൽ കൂലൽ വാഹിയത്തി ബലഹീനന്മാരായ ബുദ്ധിയുള്ള ആളുണ്ടാവുമല്ലോ അവരെ കൗലിന്റെ മുകളിൽ പിടിച്ചിട്ടുണ്ടാക്കും അവരോട് ബിംബിച്ച് നടക്കുന്നുണ്ടാവും അപ്പോ ഒന്ന് പറയണോന്ന് ഓറ് പറഞ്ഞു അതുകൊണ്ട് ഞാനിതാ പറയുന്നതും ഓറ് ഓടും പറയുമ്പോഴാണല്ലോ ഇപ്പൊ ഏറ്റുപാടല്ലേ വൽ അഫിലത്തിൽ ഹാവിയത്തി ശൂന്യമായ കൽബിന്റെ ഉടമകൾ അപ്പൊ പയക്കുദാഹു ഫി ജുംലത്തിൽ പയക്കുദാഹു അവർ കുറ്റം പറയാൻ നിൽക്കും ഈ ജുംലത്തിൽ തരീക്കത്തിൻ വലിയൊരു തരീഖത്തിനെ മൊത്തത്തിൽ കുറ്റം പറയാൻ നിൽക്കും ഞങ്ങളുടെ തരീക്കത്താണ് ഔലിയാക്കന്മാരായ താലിഹീങ്ങളാണ് അതിനോട് ഇൻതാജിയിട്ടുള്ളത് അതിനോട് അറ്റുവാത്തിയിരിക്കുന്നത് അതിന്റെ ഫലസിദ്ധി വെളിപ്പെട്ടിട്ടുമുണ്ട് ഈ കസീരിമിന്യബാദില്ലായി അള്ളാന്റെ അടിമകളിൽപ്പെട്ട പലർക്കും അതിന്റെ ഫലം അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് അതിനെന്താണ് അടച്ചിങ്കറാക്കുന്ന ചുറ്റുപാട് വരും അതും വേണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ നിർത്തി പറഞ്ഞത് കാരണം മാത്രമല്ല ആ തരീക്കത്തിന് നിസ്ബ ചുറ്റിയിട്ടുണ്ട് അല റിജാലിൻ ചില റിജാലിൻ വരെയും ആ സ്ഥലത്തിലുള്ള മസേഖമാരെ പറ്റിയാ പറയുന്നത് എങ്ങനത്തെ റിജാലി ശരീരത്തിന്റെ ഹക്കാമ കൊണ്ട് ശരിക്കും ബാഹിൽ നിന്നു ആദാബുൽ ഹക്കീക്കത്തോടെ ബാത്തിലും നിലനിന്നു അങ്ങനെയുള്ള വിചാര കൊണ്ട കൊണ്ടാണ് അതിന്റെ നിഷ്മയുള്ളത് അതിനടച്ച് കുറ്റം പറയുന്ന ചുറ്റുപാട വന്നേക്കനെ പേടിച്ചിട്ടാണ് ഞാൻ പോലെ നിർത്തി പറഞ്ഞു റബുല്ലാലമീനായ അസ്മാവുമായി താലുക്കായി പറഞ്ഞുകൊണ്ടല്ല അള്ളാഹ് നിസ്മുള്ള താലുക്ക് അതെന്താ കൊണ്ട് ആദ്യൊരു തഹക്കുക്ക് വേണം പിന്നൊരു താലുക്ക് വേണം പിന്നൊരു തഫല്ലുക്ക് വേണം പിന്നെ രണ്ടാമത്തെ തഹക്കുക്ക് താനി വേണം അല്ലേ ആ താലുക്കായി പറഞ്ഞത് റബ്ബിൻ ആലമീന റബ്ബിന്റെ അപ്പൊ ആ താലുക്കിന് മുമ്പ് എന്ത് ഒരു തഹക്കുക്ക് മുമ്പ് താമിക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവും അനിപ്പോ തങ്ങളുടെ മുത്തഖല്ലിക്ക എന്ന് പറഞ്ഞാൽ ഈ അസ്മാന്റെ താലുക്ക് തന്നെ നബിസല്ലാഹി വസ്ലമ തങ്ങളെ കൊടുക്ക് തൊണ്ണൂറ്റൊമ്പത് അസ്മാനത്തിന് മുത്തഹല്ലിക്കാരെന്ന് പണ്ട് പറഞ്ഞല്ലോ ആസാറും അമീദത്തും അവരുടെ ആസാറുകളാണെങ്കിൽ വളരെ സുത്യർഹമാണ് മുരാഖാത്തും സഹീദത്തും അവർ മുലാഖാത്തതാണെങ്കിലോ താരത്തിനുണ്ടാക്കുന്നതുമാണ് തറകുബുൽ അവരോട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ മലായിക്കത്തുകളും ആഗ്രഹമാകുന്നു വസ്താകത്തിൽ അവരെ കാണാൻ വേണ്ടി മുങ്കഴിഞ്ഞ അമ്പിയാക്കൾ പോലെ ഷോക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാ പറയും നബി സല്ലാഹി അവനെക്കളെ കാണാൻ എന്നാ പറയുന്നുണ്ട് കിതാബുല്ലാഹി മുത്തറസും അള്ളാഹുവിന്റെ കലാമായ കിതാബ് അവർ തുതിച്ചു പറഞ്ഞുകൊണ്ട് നിറയെ അതിന് ചെണ്ടു പിടിപ്പിച്ചിരിക്കുകയാണ് ഹരീസിൽ പറയപ്പെട്ട ഒരുപാട് ബഷായതുകൾ അവരത്തിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് എന്താ ഇന്ദിക്കിരിഹിം തൻസിലു റഹ്മത്തൂന്ന് ഹദീസിലുണ്ടല്ലോ അവർ ദിക്കിറുകൊണ്ടാണ് റഹ്മത്ത് ഇറങ്ങുന്നു അഭിസമബി തടുക്കപ്പെടുന്നുണ്ട് ഇബ്രാഹിം അലഹിസ്സലാം അവർ ആ കൂട്ടത്തിലേക്ക് ചേരാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് يقول حيث قال فيما قضى الله في كتابه المبين رب هب لي حكما എനിക്ക് ഹുക്കുമിനെ നൽകണം എന്ന് പറഞ്ഞാൽ വഹയും ഇൽമു ബിസ്മതല്ല പെട്ടു സാലിഹീങ്ങളൊപ്പം ചേർക്കണം യഥാർത്ഥത്തിൽ സാലിഹിന്റെ അപ്പുറം മർത്തവ വിട്ടിട്ട് നുപുകത്തും വിട്ടിട്ട് ഇസാർത്തും വിട്ടിട്ടാണല്ലോ ലതിമിന്റെ പദവിയുള്ളത് ഓറതിനെ ചെറിയ കൂട്ടക്കാരൊക്കെ ചേരണമെന്ന് ആശമാണ് ബലിയാണല്ലേ അവർ സാലികളെ തന്നെ ചേർക്കണേന്ന് അപ്പൊ അത്താലിഹി എന്ന് പറഞ്ഞാൽ നബി സല്ലാ അലി ഒരു ഉമ്മത്തിമാരെപ്പെട്ട സാലഹികളെ തന്നെ ചേർക്കണം അപ്പൊ ഉമ്മത്തിന്റെ മഹത്വം അതുവാനും കൂടി പ്രകടമാക്കിയെന്ന ആളി ഇപ്പം വലിയാളായാലും ചെറിയ സാലഹ്യങ്ങളോടുള്ള ബന്ധം മുട്ടൂല ഞാൻ വലിയാളാ കുഞ്ഞാലടാന്ന് നയിക്കാൻ പറ്റൂല അവരാ അലീ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ദുബായിയാണ് ഓളെ പേരക്കുട്ടിയാന്നാണ് യൂസുഫ് അലി ഇസ്ലാം പേരക്കുട്ടി ആരല്ലേ ഇബ്രാഹിം അലി ഇസ്ലാം മകൻ ഇസ്ഹാഖ് മകൻ യാക്കൂബ് മകൻ യൂസുഫ് അത് അപകവിയാഹു സിദ്ദീഖുല്ലാം യൂസുഫ് അലി ഇസ്ലാം എന്നെ മുസ്ലിമായി എത്തിക്കണേ സാലിയോടൊപ്പം ചേർക്കണോ ഒരാളിയല്ലേ ഓർ കഴിഞ്ഞ് സാലിഹിന്റെ തറാഹിന്റെ മർത്തം എത്രയോ മുകളിലല്ലേ ഉള്ളു പിന്നെന്ത് ഏതായി സാലിഹിങ്ങോ അപ്പം വലിയ ആള് ചെറിയാളെ കൊള്ളു ചേർക്കാൻ ഇപ്പൊ ദ്വാരണത് അത് പറഞ്ഞു വസ്തി ഷുഹാദുനാഫി മാറതിൽ വിലായ നമ്മിപ്പോ സാക്ഷ്യം വഹിക്കുന്നത് വിലാസിന്റെ മക്കാവിലേക്ക് എത്തണം ഈ രണ്ടാൾക്ക് കൊണ്ടും എന്തുകൊണ്ട് അത് നിബൂബത്തിന്റെ മക്കാവിലാണെങ്കിൽ നിബൂബത്തിന്റെ കീഴ്ഘടകമാണല്ലോ വിലായത്ത് അപ്പൊ നിബൂബത്തിന്റെ മക്കാവിൽ പറഞ്ഞ ഇതേ കാലം വിലാത്തിന്റെ മക്കാവിലേക്ക് നാം സാക്ഷ്യം പിടിക്കുകയാണ് ഏതുപോലെ സഹാബത്ത് റബിയുള്ള എന്നോട് ലാത്തറപ്പ് അസ്വാസക്കും ഭൗത്ത സൗത്തിൻ നബിയെ നബിനം ദബ്ദം നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അവൻ നബിയെ സഹാബത്ത് തമ്മിൽ ഇസ്മുണ്ടാക്കി ശേഷം മുരീദും തമ്മിൽ ഇസ്മ ചേർത്തിട്ട് മട്ട് വന്നിട്ടുണ്ട് അതേ ഇതിഹാസ് നിമൂഹത്തിന്റെ മക്കാമിലുള്ളത് വിലാത്തിന്റെ മക്കാമിലേക്ക് സാക്ഷിയിട്ടുണ്ടാവും രണ്ടും ഒരേ നിഷ്കാത്തം ഒന്ന് ചേർത്ത് ഒന്ന് വിരുന്നു ഒന്ന് മത്തുപുക ഒന്ന് താപി ഇവിടെ വലിയ ആളുകള് സാലിഹികളെ കൊണ്ട് ചേർക്കണം എന്ന് പറയുമ്പോ ആ ആ സാലിഹ കൊണ്ട് ഉദ്ദേശം മുൻകഴിഞ്ഞ അമ്പിയാക്കളാണെന്ന് വെച്ചാല് നബിമാർ മുത്തലീങ്ങളിൽപ്പെട്ടതാണ് ഓറെ മുൻകഴിഞ്ഞ അമ്പ്യാക്കളോടൊപ്പം ചേർക്കണമെന്ന് വേറെന്നാല് സാധ്യങ്ങളൊപ്പം ലുഹോക്കിന് വലിയ പതിവേണ്ടുന്നില്ലേ പിന്നെ അസ്താലിഹ് എന്നാണ് ഇവിടെ ഉദ്ദേശം നബി സല്ലാ അലി വസ്ലം ഉമ്മത്തിൽപ്പെട്ട അസ്താലിഹങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബി തങ്ങളുടെ ഉമ്മത്തിമാരുടെ താലിഹയുടെ മഹത്വം ആ വാൽക്കുടി ഓർ ഒഴിവാക്കിയത് അതാണ് മൂപ്പർ തലവടങ്ങുന്നത് ഇത് വസ്താക്കത്തിൽ നമ്പിയ ഒറുസുലില എന്ന് പറഞ്ഞ ഭാഗ്യതല്ലേ നോക്കാം നുഭൂബത്തിന്റെ മക്കാമിലാണ് ആ രണ്ടാഴ്ച കൊണ്ടുവന്നിട്ടുള്ളത് നമ്മെന്താക്കി അതിൽ നിന്ന് ചെയ്ത് വിലാത്തിന്റെ മക്കാമിലേക്ക് അപ്പൊ അത് ദലീല് പിടിച്ചെടുക്കല്ലേ ഇത് ഇന്ന നത്തരത്തിന് ദലീൽ അലാദാലിക്ക അതിന്റെ മേൽ നമ്മൾ ദലീല് പിടിച്ചെടുത്തു അരയതാ മക്കാമുൻ നുഭൂബത്ത് അതിനേതാ മക്കാമിൽ വിലായത്ത് അതിനിങ്ങോട്ട് അംഗീകാരം ചെയ്തത് അപ്പൊ യൂസുഫ് അലി ഇസ്ലാം രൂപത്തിന് മക്കാം എന്നിട്ട് പറയുന്ന അവനേക്കളെ കൊള്ളു ചേർക്കണേ പഴയ ഇന്നത്തെ അതിയിലേക്കാണ് അതെന്തിനാ അവർ സ്തുതിച്ചു വിത്തനായാലേ അവർ സ്തുതിച്ചു നാം എനിക്ക് അവിടെ ചേരാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതിൽ യുഹാരിഫ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താനാണ് ഫീലത്തിന്റെ ഈ അതിനാന്റെ പമീലത്തുണ്ടല്ലോ അതിനാന്റെ പതിയിലെത്തിന് ഷാഹിദിനോട് അറിയിക്കണം ഞാൻ പോലും തയ്യിട്ടുണ്ട് മറക്കാനാൻ ആശുവച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ യൂസുഫ് അലി ഇസ്ലാം പോലും ഇവിടെ കൂടെ കൂടാൻ പോയി ആശുവച്ചിന് പോലും എത്ര മറ്റുള്ള ആളാണ് അതാ അള്ളാഹു അയ്യിലെ മിസ്കീന് വാഴ്ത്തുന്ന ഈ സൂറത്തിൽ മസാഖിൻ തങ്ങളത് വരുന്നു തങ്ങൾക്ക് മിസ്കിനാണ്ട് അന്ന മിസ്കീനെ കഴിപ്പിക്കണേ മിസ്കിമാരെ കൂട്ടത്തിൽ കൂട്ടണേ നബിയുടെ പദവി ഞങ്ങളുടെ എഴുതണ്ടേ പിന്നെന്ത് എന്നുവെച്ചാൽ ഞാൻ പോലും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പദവിയാണ് മിസ്കിമാറ പദവിയാണ് മിസ്കിമാറെ നിങ്ങൾക്ക് വലിയ പതിയിലെത്തുണ്ട് എന്ന് അതിന്റെ വായന ഐ അൽ മസാക്കീനഹും കറാബത്തി മിസ്കിമാരന്റെ കറാബത്താക്കണം എങ്ങനെയുള്ള കറാബത്ത് അൽ മഹജിക്കൂലി യൗമൽ മഹേശ്വറിൽ എന്റെ ചുറ്റുപാട്ടിന് കൂടി നിൽക്കുന്ന ആ ദൂരത്തിലാക്കണം എന്നല്ലാണ്ട് എന്നെ മിസ്കീനാക്കി എന്നെ പട്ടിപ്പാവാക്കുന്നല്ല എന്റെ വയനുണ്ടായിരിക്കും ഫക്കത് അറഫ സല്ലാഹു പരിചയപ്പെടുത്തി മസാക്കി മിസ്കീമാറെ ഫതീലത്തിനോട് വ്യാഖ്യാനിച്ചേരുന്നു എന്നെ കൊടുത്തിലാക്കണേ എന്ന് തങ്ങൾ ആഗ്രഹം പ്രവർത്തിച്ചിട്ട് അടുക്കലും അടുക്കലും അവർക്ക് വലിയ ജാവുണ്ട് എന്ന് അറിയിക്കാൻ അല്ലെങ്കിൽ ബി തല തങ്ങൾ അള്ളാൻ അവർക്കെന്ന് ചേർന്ന് അഞ്ഞക്കോ നോ നോഫി കഫാലത്തിഹി ഇവരല്ല തങ്ങളെ കഫാലത്തിലാക്കണേന്നാണ് എന്നല്ലാണ്ട് ഓരോ കൂട്ടം ഞാനാവാന്നല്ലേ ശരിക്കും എന്റെ അണിയായി എന്റെ കൂടെ ചുറ്റിപ്പെട്ടി നിൽക്കുന്നവർ മിസ്കീമാറാക്കണേ വലിയ മണക്കാറൊന്നും വേണ്ട തങ്ങളെ അനുയായികൾ ലാ അന്നഹു ഈ കപാലത്തിൽ തങ്ങളവരുടെ കപാലത്തിലായി ചെയ്യണം എന്നല്ല എന്റെ വേന കഥാരിക്ക ഇതേമാതിരി ഇതേ ക്യാസ് പ്രകാരം അറഫ സിദ്ദീഖ് അലിഹിസ്സലാം അത് യൂസുഫ് യൂസുഫിനെ പറ്റിയുള്ള സിദ്ദീഖ് എന്ന് പറയും ഫമീലത്തി ഉമ്മത്തിൽ ഇസ്ലാം കണ്ട ഇസ്ലാമിന്റെ ഉമ്മത്തിന്റെ ഫമീലത്ത് അറിയിച്ചിരിക്കുകയാണ് ഇവിടെ ഇസ്ലാമിന്റെ ഉമ്മത്ത് അപ്പൊ അത്താലയിനുള്ള മുറാദ് എന്തായി നബി സല്ലാ അലി ഉമ്മത്തിൽപ്പെട്ട താലയങ്ങളാണ് ഉദ്ദേശിക്കുന്നത് സാലികളെ പ്രത്യേകിച്ചിട്ടു ലാ എന്നല്ലാണ്ട് ആ അവരെ ആ അക്കറിലേക്ക് ആ ജനക്കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർക്കണം എന്നല്ല അതുകൊണ്ട് ഫിത്താരി റമീറത്തേക്കാണ് സിദ്ദീഖ് റബി അള്ളാഹു കുസൂറിന് വേണ്ടി ചേർക്കിൽ നോക്ക് അന്നഹു തലബ അവർ തേടി എന്നല്ല മിനല്ലാഹി അള്ളാന്റെ വക്കൽ നിന്ന് എന്തിന് ലഹൂക്കബിയസ്കരിയും ആ ജനക്കൂട്ടത്തിലേക്ക് ചേരണമെന്ന് എന്തിന്റെ വേണ്ടിയാ ചേരുന്നത് ഞാൻ വളരെ കാത്തരായി പോയിരിക്കുന്നു അൻ ഇദ്രാക്കി മക്കാമി ഓറ മക്കാവ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കാത്തരാന്ന് അതുകൊണ്ട് എനിക്ക് അതിലേക്ക് ചേർക്കണേ എന്നല്ല അർത്ഥം അപ്പൊ ഈ കുസൂരന്റെ താലൂക്കത്തേക്ക് തലമയിലേക്ക് അപ്പൊ നഫീലേക്കല്ല വന്തിയിലേക്ക് യൂസുഫ് അലി ഇസ്ലാമിന്റെ മക്കാമ് അവറെ മക്കാമിനേക്കാണ് കാത്തതാണ് എന്ന കാരണത്തിന് വേണ്ടി അതെനിക്ക് പൂർത്തിയാക്കിത്ത എന്ന ആവശ്യത്തിന് വേണ്ടി തേടിയെന്നല്ല അപ്പോ ലാമിനെ താല് കൃഷി കൊടുക്കണം നഫീലേക്കല്ല ഹംഫീലേക്ക് കൊടുക്കണോ അതന്നെ ഇസ്കിമാറ പറഞ്ഞതിലും ഇല്ല എന്നല്ല ഇല്ല വായന ലാക്കിബിനതിന് മുബാലകത്തം അതീമിജാഹിം ഹാദിക്കായ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് അതീയമായ ജാഹുണ്ട് എന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ യൂസുഫ് അലി ഇസ്ലാം ആദ്യം പരിചയപ്പെടുത്തിയതാ അവൽ ഫീലത്തിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഫീലത്ത് അങ്ങനെ മുസ്ലിമായി എത്തിക്കണോ അപ്പൊ ഇസ്ലാമിനായി കൊണ്ട് മരിക്കൽ എന്നത് വലിയൊരു ഫീലത്താണ് രണ്ടാമത് വാർദ്ധപ്രധാന ഫീലത്തിൽ ഫീലത്താണ് രണ്ടാമത് അറിയിച്ചത് പിന്നും മുസ്ലിമുകളെ കൂട്ടത്തിൽ ഹുസൂസൻ ഹുസൂസായിക്കൊണ്ടും അത് പാലിനെത്തിനെയും വിസ്സാദി മുസ്ലിമായി മരിച്ചാൽ തന്നെ കാര്യമായല്ലോ എന്നിട്ടോ അതിൽ നിന്ന് സാലിഹീങ്ങളെ കൂട്ടത്തിൽ എന്താക്കണം നമ്മളെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് വാലക്കിന് മിസാലിയും കൊണ്ട് ഹുസൂസായിക്കൊണ്ടും പറഞ്ഞു മുപ്പതാറ് തീർന്നു മല അള്ളാഹു കുലൂബനാമി മഹബത്തിഹിൻ ആമീൻ وسلك بنا سبيل سيرتهم آمين وحشرنا في زمرتهم آمين يا رب العالمين الحمد لله الذي بنعمته تتم الصالحات صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم സൂഫിന്റെ കലാമി അതിന്റേതായ അമലുണ്ടെന്ന് മൂപ്പറങ്ങോട്ട് കഴിഞ്ഞു ഓർമ്മ